സംപൂജ്യരായ പ്രിയ കുടുംബാംഗങ്ങളെ തേൻതുള്ളികൾ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ് ആൾ ഇന്ത്യ റേഡിയോയിലൂടെ നിങ്ങൾ കേട്ട ആ സന്ദേശങ്ങൾ കുറേ കൂടി സംസ്കരിച്ച് അല്പം കൂടി സമയമെടുത്ത് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു മക്കളെ വളർത്തുമ്പോൾ എങ്ങനെയാണ് വളർത്തേണ്ടത് സാർ എന്ന് പലരും ചോദിക്കാറുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഏറ്റവും ലളിതമായ രീതിയിൽ പറയുകയാണെങ്കിൽ മക്കൾക്ക് കൊടുക്കേണ്ടതായ എല്ലാ അറിവുകളും മൂന്ന് വയസ്സ് മുതൽക്ക് കൊടുക്കാൻ തുടങ്ങണം പ്രത്യേകിച്ച് ധാർമ്മികമായ അറിവുകൾ ഏതാണ്ട് ആറ് വയസ്സ് ആവുമ്പോൾ പരമാവധി കാര്യങ്ങൾ കൊടുക്കുന്ന ലെവലിലായിരിക്കണം എട്ട് വയസ്സിന് മുമ്പ് കൊടുക്കാനുള്ളതെല്ലാം ഏതാണ്ട് എല്ലാം കൊടുത്തിരിക്കണം പതിമൂന്ന് വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ അച്ഛൻ്റെയും അമ്മയുടെയും ഉപദേശങ്ങൾ അതേപോലെ സ്വീകരിച്ചു എന്ന് വരില്ല അവർ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും തിരസ്കരിക്കാനും തുടങ്ങും അത് പ്രകൃതിയുടെ നിയമമാണ് അത് കുട്ടികളുടെ തെറ്റല്ല ആ കുഞ്ഞുങ്ങളെ സ്വന്തം കാലിൽ നിർത്താൻ വേണ്ടി അച്ഛനമ്മമാരിൽ നിന്ന് മാറ്റാൻ വേണ്ടി അവർക്ക് ആത്മാഭിമാനവും സെൽഫ് റെസ്പെക്റ്റും ഉണ്ടാവാൻ വേണ്ടി പ്രകൃതി തന്നെ അവർക്ക് കൊടുക്കുന്ന ഒരു കഴിവാണ് സ്വന്തം അഭിപ്രായം സ്വന്തം വീക്ഷണം സ്വന്തമായ കർമ്മം സ്വയം തീരുമാനമെടുക്കൽ എന്നിവയെല്ലാം അതുകൊണ്ട് നമ്മൾ അറിയണം മൂല്യാധിഷ്ഠിതമായ നന്മ നിറഞ്ഞ അറിവുകൾ മൂന്നാമത്തെ വയസ്സ് മുതൽക്ക് കൊടുക്കാൻ തുടങ്ങണം ആറാമത്തെ വയസ്സ് എത്തുമ്പോഴത്തേക്കും പരമാവധി കൊടുത്തിരിക്കണം കൊടുക്കാനുള്ളതിൻ്റെ ഭൂരിഭാഗവും എട്ട് വയസ്സിന് മുമ്പ് കൊടുത്തിരിക്കണം പതിമൂന്ന് വയസ്സ് കഴിഞ്ഞാൽ മക്കൾ ഒന്നും എടുക്കില്ല പിന്നെ അവരെടുക്കാൻ തുടങ്ങുന്നത് ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞാലാണ് അപ്പോൾ പിന്നെ ഇവർക്ക് എങ്ങനെയാണ് കൊടുക്കുക എന്താ കൊടുക്കുക ചെറുപ്പം മുതൽക്ക് എല്ലാ കുട്ടികൾക്കും കേൾക്കാൻ താല്പര്യമുള്ള കാര്യമാണ് കഥകൾ അപ്പം കഥകളിലൂടെ കൊടുക്കാം ചെറിയ ചെറിയ സന്ദേശങ്ങളായിട്ട് കൊടുക്കാം അനുഭവങ്ങളായിട്ട് കൊടുക്കാം ചെറിയ ചെറിയ സൂത്രവാക്യങ്ങളായിട്ട് കൊടുക്കാം ഇങ്ങനെയാ സൂത്രവാക്യങ്ങളായിട്ട് കൊടുക്കുക സത്യമേവ ജയതേ ഒരു സൂത്രവാക്യമാണത് ഉപനിഷത്തിലെ വിദ്യയാമൃതമശ്നുതേ അർത്ഥം നിങ്ങൾ പറഞ്ഞ് പറഞ്ഞു കൊടുക്കണം ധർമ്മോസ്മത് കുലദൈവതം ധർമ്മം ഞങ്ങളുടെ കുലദൈവതമാണ് കുലദേവതയാണ് സത്യം തന്നെ ജയിക്കുള്ളൂ വിദ്യയാണ് നമുക്ക് അമരത്വത്തിലേക്ക് എത്താനുള്ള മാർഗം ഇങ്ങനെയുള്ള ധാരാളം സന്ദേശങ്ങളുണ്ട് അഹം ബ്രഹ്മാസ്മി ഞാൻ ഈശ്വര ചൈതന്യത്തിൻ്റെ മാനിഫെസ്റ്റേഷനാണ് തത് ബ്രഹ്മാത്വമസി നീയും ഈശ്വര ചൈതന്യത്തിൻ്റെ പ്രതിരൂപമാണ് അയം ആത്മാ ബ്രഹ്മ നമ്മളിലെല്ലാം ഉള്ള ചൈതന്യമാണ് ബ്രഹ്മചൈതന്യം എന്നുള്ളത് അങ്ങനെയുള്ള ചില ചെറിയ വരികൾ കൊടുക്കാം അനുഭവങ്ങൾ പങ്കിടുക കഥകൾ പറഞ്ഞു കൊടുക്കാം കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നതാണ് പഴഞ്ചൊല്ലുകൾ ഈ പഴഞ്ചൊല്ലുകളുടെ സന്ദേശങ്ങളോടുകൂടി അവർക്ക് പറഞ്ഞു കൊടുക്കണം അടിതെറ്റിയാൽ ആനയും വീഴും എത്ര വലിയ മനുഷ്യനാണെങ്കിലും അവനൊരബദ്ധം പറ്റിയാൽ അവനും അവിടെ നിന്ന് താഴെ വീഴും മക്കളെ എന്ന് പറഞ്ഞ് ഉദാഹരണ സഹിതം പറഞ്ഞു കൊടുക്കാം ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കും തെറ്റ് ആര് ചെയ്താലും അവന് അപ്പോൾ ശിക്ഷ കിട്ടിയില്ലെങ്കിലും പിന്നീടെങ്കിലും അവൻ അനുഭവിക്കേണ്ടി വരും മിന്നുന്നതെല്ലാം പൊന്നല്ല നമ്മളുടെ മുമ്പിൽ നല്ല രീതിയിൽ സംസാരിക്കുന്നവരും അതേപോലെ നല്ലോണം ചിരിച്ച് സന്തോഷത്തോടുകൂടി ബന്ധം സ്ഥാപിക്കുന്നവരും എല്ലാവരും എന്നില്ല ഇങ്ങനെയുള്ള നൂറുകണക്കിന് ചെറുതും വലുതുമായിട്ടുള്ള അറിവുകളുടെ പരമ്പര ഭാരതത്തിലുണ്ട് മലയാളത്തിലുണ്ട് ഇംഗ്ലീഷിലും ഉണ്ട് all that glitters is not gold എന്നുണ്ട് rolling stones do not gather moss അങ്ങനെയൊക്കെ ഉണ്ട് ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ്സ് ഇതെല്ലാം അതാത് ഭാഷകളിലുള്ളത് കുട്ടികൾക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ മനസ്സിലാക്കി കൊടുക്കാം അങ്ങനെ അവർക്ക് നന്മ നിറഞ്ഞ അറിവുകൾ കൊടുക്കാൻ നമുക്ക് സാധിക്കണം മക്കളെ എങ്ങനെയാണ് വളർത്തേണ്ടത് കുറിച്ചൊരു ഏകദേശ രൂപം ഞാൻ നൽകേണ്ടായി ഇനി ഞാൻ വേറൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മളുടെ കലാരൂപങ്ങൾ ഈ കുട്ടികൾക്ക് വെറുതെ പറഞ്ഞു കൊടുക്കാം കഥകളി ഓട്ടംതുള്ളൽ ചാക്യാർകൂത്ത് നങ്ങിയാർകൂത്ത് അങ്ങനെയുള്ള കലാപരമായിട്ടുള്ളത് അക്ഷരശ്ലോകം സംസ്കൃത പദ്യപാരായണം പിന്നെ കളികൾ പന്ത് കളി അങ്ങനെ ചെറിയ ചെറിയ ഞാണിമ കളി കത്തിയേറ് ഇങ്ങനെയുള്ള കളികളുണ്ട് ആ കളികളെ കുറിച്ചെല്ലാം ചെറിയ തോതിലൊരു വിവരണം കൊടുക്കുക കുട്ടികൾക്ക് അവരതെല്ലാം കേൾക്കട്ടെ കാണാൻ അവസരം കിട്ടിയില്ലെങ്കിലും പലപ്പോഴും ടി വികളിൽ ഇതെല്ലാം ഉണ്ടാവും അത് ആ സമയത്ത് പറഞ്ഞു കൊടുക്കുക അത് കാണിച്ചു കൊടുത്ത് അതെന്താണെന്ന് ബോധ്യപ്പെടുത്തുക അതേപോലെ നമ്മളുടെ പൂർവിക ആചാര്യന്മാരുടെ പേരുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കാം വ്യാസൻ വസിഷ്ഠൻ വിശ്വാമിത്ര മഹർഷി ചരക മഹർഷി ശുശ്രുത മഹർഷി ഇങ്ങനെയുള്ള അനവധി പേരുകൾ അവരെ കൊണ്ട് പറയിപ്പിക്കാൻ അവർക്ക് വളരെ രസകരമായി തോന്നും നമ്മളുടെ ഗ്രന്ഥങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാം രാമായണം എത്ര ശ്ലോകമുണ്ട് ആരാണ് എഴുതിയത് മഹാഭാരതം അതിലെത്ര ശ്ലോകമുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ശ്ലോകമുണ്ട് മഹാഭാരതത്തിൽ ഇരുപത്തി അയ്യായിരത്തോളം ശ്ലോകമുണ്ട് രാമായണത്തിൽ മഹാഭാരതം എഴുതിയത് വേദവ്യാസനാണ് അതേപോലെ തന്നെ എത്ര പുരാണങ്ങളുണ്ട് പതിനെട്ട് പുരാണങ്ങൾ എത്ര വേദങ്ങളുണ്ട് അതേപോലെ എത്ര ഉപനിഷത്തുക്കളുണ്ട് ഇങ്ങനെയുള്ളതെല്ലാം വെറുതെ ഇരിക്കുന്ന സമയത്ത് ആ കുട്ടികളുടെ മസ്തിഷ്കത്തിലേക്ക് ചെറിയ ചെറിയ രസകരമായ രീതിയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും അതെല്ലാം അവരെടുക്കണം അവർ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ പ്രശ്നം അതേപോലെ കഥകൾ കഥകളിലൂടെ പഠിക്കാൻ സാധിക്കുന്ന അത്രയും മറ്റൊന്നിലൂടെ പഠിക്കാൻ സാധ്യമല്ല രാമായണത്തിലെ കഥകൾ മഹാഭാരതത്തിലെ കഥകൾ പഞ്ചതന്ത്രത്തിലെ കഥകൾ പുരാണത്തിലെ കഥകൾ ധ്രുവൻ്റെയും പ്രഹ്ലാദൻ്റെയും നചികേതസിൻ്റെയും എല്ലാം കഥകൾ ഇവയെല്ലാം നമുക്ക് മക്കൾക്ക് രസകരമായ രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ മക്കൾക്ക് നല്ല രീതിയിൽ അറിവുണ്ടാവുക അവരനുഭവിച്ച് ആസ്വദിച്ച് അവരറിയുകയാണ് അങ്ങനെയാണ് അവരെ പഠിപ്പിക്കേണ്ടത് മക്കളെ പഠിപ്പിക്കേണ്ടത് എങ്ങനെയാണ് ഞാൻ തമാശന് പറയാറുണ്ട് മന്ത്രിസഭാ യോഗം കൂടുന്ന മാതിരിയാ സെക്രട്ടറിമാരുടെ ചർച്ച നടത്തുന്ന പോലെയോ ഇന്ത്യ ഗവൺമെൻറ്റും ചൈനീസ് ഗവൺമെൻറ്റും തമ്മിൽ ചർച്ച നടത്തുന്ന മാതിരിയോ ഒന്നും നമ്മൾ മക്കളോട് ചർച്ച നടത്തേണ്ടത് അവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ അടുക്കളയിൽ നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ കിടന്ന് ഉറങ്ങാൻ പോകുന്ന സമയത്ത് വെറുതെ കാഷ്വലായിട്ട് അവരോട് കാര്യങ്ങൾ പറയാം അതവർക്ക് എടുക്കാൻ സാധിക്കും അതേപോലെ കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഇതുമാതിരിയുള്ള വിഷയത്തെക്കുറിച്ചുള്ള സി ഡികളും കാസറ്റുകളും എല്ലാം ഉണ്ട് അതെല്ലാം കാറിൽ പ്ലേ ചെയ്യാം അതേപോലെ നമ്മൾ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം അടുക്കളയിൽ പ്ലേ ചെയ്യാം അപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കുട്ടികൾക്ക് മനസ്സിലാക്കാൻ അവസരം ഉണ്ടാവും രണ്ട് മൂന്ന് പ്രാവശ്യം അവരത് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് അസാധാരണമായ അറിവ് സ്പോണ്ടേനിയസ്ലി ഉണ്ടാവും ഇരുത്തി പഠിപ്പിക്കുമ്പോഴാണ് എടുക്കാൻ അവർക്ക് എല്ലാവർക്കും വിഷമം ഉണ്ടാവുക നിങ്ങൾ ചിന്തിച്ചു നോക്കുക നമ്മൾ ടി വിയിലൂടെ അഡ്വർടൈസ്മെൻറ്റുകൾ കേൾക്കാറുണ്ട് എത്ര പെട്ടെന്ന് ആ കുട്ടികളെ അഡ്വർടൈസ്മെൻറ്റ് പിക്കപ്പ് ചെയ്യാം എത്ര പെട്ടെന്ന് ചില സിനിമാ പാട്ടുകൾ അവർ പിക്കപ്പ് ചെയ്യാം അവരെ ഇരുത്തി പഠിപ്പിച്ചിട്ട് അവരതൊക്കെ പഠിക്കുന്നത് അല്ലെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം അവർ കാഷ്വലി കേൾക്കുന്നത് എടുക്കാനാണ് അവർക്ക് ഏറ്റവും എളുപ്പം ഇരുത്തി പഠിപ്പിക്കുമ്പോൾ അത് തിരിച്ച് ബൂമറാങ് ചെയ്യാൻ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് രസകരമായ രീതിയിൽ കഥകൾ പറഞ്ഞു കൊടുത്ത് കഥാപാത്രങ്ങളുടെ പേര് ചോദിച്ച് അതിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് വെറുതെ ചോദിച്ച് എന്നിട്ട് അതിൽ നിന്ന് എന്താ മനസ്സിലാക്കിയതെന്ന് ചോദിച്ച് വളരെ സിമ്പിളായിട്ട് നമുക്ക് ആ കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും അപ്പോൾ കഥകളോ ഉപദേശങ്ങളോ അല്ലെങ്കിൽ പഴഞ്ചൊല്ലുകളോ സൂത്രവാക്യങ്ങളോ ഇവയെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോഴും വളരെ കാഷ്വലി സ്ട്രെയിൻ ഇല്ലാത്ത രീതിയിൽ അവരെത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് അറിയാനും കൂടി നമുക്ക് സാധിക്കണം അങ്ങനെ അമ്മ ചോദ്യം ചോദിക്കും അല്ലെങ്കിൽ ഞാൻ കേട്ട കാര്യങ്ങളെക്കുറിച്ച് അച്ഛൻ ചോദ്യം ചോദിക്കും ആ ചോദ്യത്തിനെല്ലാം മറുപടി പറയുമ്പോൾ അമ്മ അപ്രീഷിയേറ്റ് ചെയ്യും എന്നുള്ള ഒരു ബോധവും കൂടി ഈ കുട്ടിക്കുണ്ടാവുമ്പോഴാണ് പഠിക്കുന്നത് അനുഭൂതിയായി തീരാം പഠിക്കുന്നത് ആസ്വദിക്കാൻ സാധിക്കാം എത്ര ചോദ്യങ്ങൾ ചോദിച്ചു പത്ത് അതിൽ എത്രത്തോളം മോൻ ഉത്തരം പറഞ്ഞു എട്ട് അപ്പോൾ എൺപത് മാർക്കായി വെരി ഗുഡ് മോന് നല്ല മെമ്മറി ഉണ്ട് എത്ര രസകരമായിട്ട് നമ്മളുടെ കോൺവെർസേഷൻ ലേണിംഗ് ആക്കി മാറ്റാൻ സാധിക്കുക ഡയലോഗ് ടീച്ചിങ് ആക്കി മാറ്റാൻ സാധിക്കുക ഓരോ വാക്കുകളും കുട്ടിയെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക ഇതെല്ലാം കുട്ടി അറിയാതെയാണ് നമ്മൾ ചെയ്യുന്നത് അതേപോലെ പല കാസറ്റുകളും സി ഡികളും എല്ലാം കാറിൽ ഇങ്ങനെ ഇട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴിയുമ്പോൾ തന്നെ ആ കുട്ടികളത് ബൈഹാർട്ടായിട്ട് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർ പിന്നീട് അവരുടെ ജീവിതത്തിൽ അത് എടുക്കാതിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ എന്നും ശ്രദ്ധിക്കുക അവർക്ക് ഇതെല്ലാം മനസ്സിലാക്കാനുള്ള എളുപ്പ വഴിയാണ് കഥകൾ സൂത്രവാക്യങ്ങൾ പഴഞ്ചൊല്ലുകൾ അനുഭവങ്ങൾ അവർ വളരെ ലിഷേർലി ഇരിക്കുന്ന സമയത്ത് അതെല്ലാം പറഞ്ഞു കൊടുക്കാം അതാണ് അവരെ ജീവിതത്തിലേക്ക് നയിക്കുക എന്ന് നമുക്ക് ഓർമ്മയുണ്ടാവട്ടെ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കുക വളരെ വലിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം എങ്ങനെയാണ് കാപ്പി ഉണ്ടാക്കുക എങ്ങനെയാണ് ചായ ഉണ്ടാക്കുക എങ്ങനെയാണ് കറികൾ ഉണ്ടാക്കുക ചോറ് വെന്തോന്ന് എങ്ങനെയാണ് നോക്കുക സാമ്പാറിന് ഉപ്പ് കൂടിയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക അതുപോലെ ഉഴുന്നുവിടയ്ക്ക് എങ്ങനെയാണ് അരയ്ക്കുക അരച്ച മാവ് എങ്ങനെ എടുക്കാം ഇതെല്ലാം അടുപ്പ് കത്തിക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് തൈര് ഉണ്ടാക്കുന്നത് പഴം നുറുക്കുന്നത് വെജിറ്റബിൾ നുറുക്കുന്നത് ദോശ ഉണ്ടാക്കുന്നത് ഇഡ്ഡലി ഉണ്ടാക്കുന്നത് ഇവയെല്ലാം മക്കൾക്ക് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ടുകൂടി ചെയ്യിപ്പിക്കണം അതെല്ലാം ചെയ്തേ പഠിക്കാൻ സാധിക്കുള്ളൂ അതൊന്നും കാസറ്റിലൂടെ സി ഡിയിലൂടെയോ സ്കൂളിലൂടെയോ പഠിക്കാൻ സാധ്യമല്ല അതെല്ലാം അമ്മയിൽ നിന്ന് മക്കൾക്ക് നേരിട്ട് കിട്ടേണ്ട അറിവുകളാണ് ചീര നുറുക്കാനും തൻ്റെ വളപ്പിൽ പറമ്പിലുള്ള ഏതെല്ലാം ചെടികളാണ് ഭക്ഷണയോഗ്യമായിട്ടുള്ളത് ഭക്ഷ്യയോഗ്യമായിട്ടുള്ളത് എന്ന് തിരിച്ചറിയാനും അവയെല്ലാം ശേഖരിക്കാനും അവയെല്ലാം കഴുകി വൃത്തിയാക്കാനും അല്ലെങ്കിൽ ക്യാബേജിലും അല്ലെങ്കിൽ കോളിഫ്ലവറിലും പുഴുണ്ടോ എന്ന് നോക്കാനും ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് കളയേണ്ടതെന്നറിയാനും ഉള്ളി വറക്കാനും സാമ്പാറിലിടാനും കടുക് വരക്കാനും എത്രയെത്ര കാര്യങ്ങളുള്ളത് ഇതെല്ലാം മക്കൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ശരിക്ക് അമ്മ അച്ഛൻ അവരുടെ ധർമ്മം പൂർത്തിയാക്കുന്നത് എബ്രഹാം ലിങ്കനെ കുറിച്ചോ പ്രസിഡന്റ് ബുഷിനെ കുറിച്ചോ സരോജിനി നായിഡുവിനെ കുറിച്ചോ ഭാരത സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചോ മാത്രം പഠിക്കുന്നതല്ല ജീവിതം അത് ആവശ്യമാണ് അല്ലെങ്കിൽ ചിലത് ആവശ്യമില്ല ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും സ്കൂളിലും കോളേജിലും പഠിപ്പിക്കുന്നുണ്ട് അത് മാർക്കിന് വേണ്ടി പഠിപ്പിക്കുന്നുണ്ട് ജീവിതത്തിൻ്റെ ധന്യമായ അവസ്ഥയിൽ അതെന്താ പഠിപ്പിക്കാം ഇതുപോലെയുള്ള കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ പഠിപ്പിക്കാൻ സാധിക്കണം എല്ലാ അടുക്കള ജോലിയും വീട് വൃത്തിയാക്കലും അടുക്കി വയ്ക്കലും സംസാരിക്കലും ഫോൺ എടുക്കുമ്പോൾ നമ്മളുടെ വാക്കുകളിൽ ഉണ്ടാവേണ്ട പക്വതയും അതുപോലെ നമ്മളുടെ ബെഡ് എങ്ങനെ നിലനിർത്തണം മാറാല ഉണ്ടെങ്കിൽ എങ്ങനെ കളയണം ഇങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടുപഠിക്കാനും കണ്ടുപഠിക്കാനും ഉള്ളത് ഇതെല്ലാം നമ്മളുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ജന്മം നൽകി വളർത്തി വലുതാക്കിയ മക്കളോടുള്ള നമ്മളുടെ കടപ്പാട് പൂർത്തിയാവുന്നത് അല്ലെങ്കിൽ കുറേയെങ്കിലും ആവുന്നത് ആ രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് വീട്ടിനകത്ത് നിന്ന് നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ ഓർമ്മിക്കാനുള്ള ഒരു കാര്യമുണ്ട് നമ്മളുടെ മക്കളെ പഠിപ്പിക്കുമ്പോൾ രണ്ട് ചോദ്യമാണ് സൈക്കോളജിസ്റ്റുമാർ ചോദിക്കാറുള്ളത് അത്ര ഇപ്പോൾ whether you would like to make your son or daughter a great man or a good man ഒരു വലിയ മനുഷ്യനാക്കണോ ഒരു നല്ല മനുഷ്യനാക്കണോ എന്ന എന്തായിരിക്കാം നിങ്ങളുടെ ഉത്തരം നമ്മുടെ ഉത്തരം എന്തായാലും അത് കൺഫ്യൂസിങ് ആണ് ഇത്രയും കാലം നിങ്ങളത് ചിന്തിച്ചിട്ടും ഉണ്ടാവില്ല ഒരുപക്ഷെ ഉപബോധ മനസ്സിൽ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ അല്ലെങ്കിൽ നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ മക്കളെ ഗ്രേറ്റ് മാൻ ആക്കണം എന്നുള്ളതായിരിക്കും നമുക്ക് ഉണ്ടാവുക പക്ഷേ ഗ്രേറ്റ് ആയതുകൊണ്ട് മാത്രം ജീവിതം ആസ്വദിക്കാൻ സാധിച്ചു എന്ന് വരില്ല ഗുഡും കൂടി ആവണം നല്ല മനുഷ്യനാവണം വലിയ മനുഷ്യനാവണം അപ്പൊ നല്ല മനുഷ്യനാവാൻ വേണ്ട എല്ലാ മൂല്യങ്ങളും കൊടുക്കേണ്ടത് വീട്ടിൽ നിന്നാണ് വലിയ മനുഷ്യനാവാനുള്ള അറിവുകൾ ഒരു പരിധി വരെ സ്കൂളിൽ നിന്നാ കിട്ടാം ഒരു പരിധി വരെ മാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് തിങ്കളാഴ്ച മുതൽക്ക് വെള്ളിയാഴ്ച വരെയുള്ള അഞ്ച് വർക്കിംഗ് ഡേയ്സിൽ ഏഴ് മണിക്കൂർ വീതമാണ് നമ്മുടെ മക്കൾ സ്കൂളിലുള്ളത് ബാക്കി പതിനേഴ് മണിക്കൂറും നമ്മുടെ മക്കൾ നമ്മുടെ കൂട്ടത്തിലാണ് ഉള്ളത് ശനി ഞായർ ദിവസങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂർ നമ്മുടെ മക്കൾ നമ്മുടെ കൂട്ടത്തിലാണുള്ളത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിൽ ആരുടെ ഉത്തരവാദിത്വമാണ് മക്കളെ മൂല്യവും നന്മയും പഠിപ്പിക്കേണ്ടത് സ്കൂളിലാണെങ്കിൽ ഓരോ ക്ലാസ്സിലും നാൽപ്പത് നാൽപ്പത്തഞ്ച് കുട്ടികളുണ്ട് വീട്ടിലാണെങ്കിൽ നമ്മൾ ജന്മം നൽകിയ ഒന്നോ രണ്ടോ കുട്ടികളെ ഉള്ളൂ ആരുടെ ഉത്തരവാദിത്വമാണ് കൂടുതലുള്ളത് അധ്യാപകരുടേതോ അല്ല മാതാപിതാക്കളുടേതോ വെറുതെ ഒന്ന് ചിന്തിക്കാം ആരെയും കുറ്റപ്പെടുത്താനും സ്കൂൾ അധികൃതരെ എല്ലാം മോശമായിട്ട് ചിത്രീകരിക്കാനും അപകീർത്തിപ്പെടുത്താനും എല്ലാം നമുക്ക് സാധിക്കും പക്ഷെ ഒന്ന് ഓർമ്മിക്കാം സ്കൂളിൽ അവർക്ക് സിലബസ് അനുസരിച്ചിട്ടുള്ള പാഠങ്ങൾ തീർക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് ഒരു സിലബസും ഇല്ല കുട്ടികളുടെ കൂട്ടത്തിൽ ചിലവഴിച്ച് സന്തോഷിക്കാനും സന്തോഷിപ്പിക്കാനും നന്മകൾ പഠിപ്പിക്കാനുമുള്ള സിലബസ് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു സിലബസ് ഉണ്ട് എങ്കിൽ അല്ലാതെ മറ്റൊരു സിലബസും നമ്മുടെ മക്കളെ പഠിപ്പിക്കാനായിട്ട് നമുക്കില്ല അതുകൊണ്ട് നമ്മൾ ഇന്നും ഓർമ്മിക്കുക നമ്മൾ ജന്മം നൽകി വളർത്തി വലുതാക്കിയ മക്കളെ നമ്മളാണ് നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് വളർത്തേണ്ടത് മക്കളെ പഠിപ്പിച്ച് വലുതാക്കുമ്പോൾ നമ്മൾ ഇന്നും ഒരു കാര്യമുണ്ട് നമ്മൾ ജന്മം നൽകിയ കുട്ടികളാണ് അവർ പറഞ്ഞിട്ടല്ല നമ്മൾ അവരെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ ശപിക്കാനോ പരിധിക്കപ്പുറം ശിക്ഷിക്കാനോ ഉള്ള അവകാശം നമുക്കില്ല നമ്മൾ പലപ്പോഴും ദേഷ്യം വരുമ്പോൾ ഞാൻ ഉൾപ്പെടെയാണ് നിങ്ങളോട് പറയുന്നത് അതുകൊണ്ട് ഞാൻ നമ്മൾ എന്നൊരു പദപ്രയോഗം നടത്തിയത് നമ്മൾ കുട്ടി ദേഷ്യം വരുമ്പോൾ കുട്ടികളോട് പറയാറുണ്ട് നീ നന്നാവില്ല നീ ശരിയാവില്ല എൻ്റെ ഗതികേടാ നിന്നെ പോലൊരു മകനെ എനിക്ക് കിട്ടിയത് നീ നിൻ്റെ അനിയനെ കണ്ട് പഠിക്കുക അപ്പുറത്തെ കുട്ടിയെ നോക്കി പഠിക്കുക അവൻ എത്ര നല്ല രീതിയിലാണ് പഠിക്കുന്നത് നീ പറയുന്നതിനോട് എനിക്ക് വിശ്വാസമില്ല ഞാൻ നിൻ്റെ ടീച്ചറെ വിളിച്ച് ചോദിക്കും ഞാൻ അന്വേഷിക്കട്ടെ നീ പറഞ്ഞത് സത്യമാണോ ഇല്ലയോ എന്ന് അല്ലെങ്കിൽ ഞാൻ നിന്നെ കാണിച്ചു തരാം എന്തൊരു ഗതികേടാ ഈശ്വര നിന്നെ പോലൊരു മകൻ എനിക്ക് കിട്ടിയത് ഇങ്ങനെയുള്ള പദപ്രയോഗം മലയാളികൾ സാധാരണമാവിധം ഉപയോഗിക്കാറുണ്ട് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്കിൻ്റെ റിയാക്ഷനും എല്ലാം തീർക്കാനും മക്കളിലേക്കാണ് ഇതുമാതിരിയുള്ള പദപ്രയോഗം പോകുന്നത് അതുകൊണ്ട് ഒന്ന് ഓർമ്മിക്കുക ഒരിക്കൽ നിങ്ങൾ നിങ്ങളുടെ മക്കളോട് അല്ലെങ്കിൽ നമ്മൾ നമ്മളുടെ മക്കളോട് നീ നന്നാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന് തിരിച്ചു പറയാൻ ഒരു സന്ദേശമുണ്ട് അവൻ നന്നായില്ലെങ്കിൽ അമ്മ പണ്ടേ പറഞ്ഞല്ലോ ഇല്ലേ ഞാൻ നന്നാവില്ല എന്ന് പിന്നെന്തിനാ അമ്മ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത് അമ്മ പറഞ്ഞു എന്നിൽ വിശ്വാസം ഇല്ലെന്ന് എന്നാൽ പിന്നെ അമ്മയ്ക്ക് ആരോടാണോ വിശ്വാസമുള്ളത് അവരെ വിളിച്ചു ചോദിക്കാം അമ്മ പറഞ്ഞു അമ്മയ്ക്ക് ഞാനൊരു ഗതികേടാണെന്ന് അമ്മ ജന്മം നൽകിയ സ്ഥിതിക്ക് ഒന്നില്ലെങ്കിൽ ഞാൻ മരിക്കുന്നവരെ അല്ലെങ്കിൽ അമ്മ മരിക്കുന്നവരെ എനിക്ക് ചിലവിന് തരണം ഈ സ്റ്റേറ്റ്മെൻറ്റ് ഷാർപ്പാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മക്കളിൽ നിന്ന് ഉണ്ടാക്കിയതാരാണ് നമ്മൾ തന്നെയാണ് അതുകൊണ്ട് നമ്മൾ ഓർമ്മിക്കണം എത്ര വികാര തീവ്രതയുണ്ടെങ്കിലും നാവിൽ നിന്ന് ചില വാക്കുകൾ മക്കളിലേക്ക് ഒഴുകിപ്പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പിന്നെ പശ്ചാത്തപിച്ചുകൊണ്ട് കാര്യമില്ല മാത്രമല്ല അങ്ങനെ സംഭവിച്ചു എന്ന് വിചാരിക്കുക എന്താ സൊല്യൂഷൻ സാറേ ഒരു സൊല്യൂഷനേ ഉള്ളൂ അത് കംപ്ലീറ്റ് ആൻഡ് ഇൻ്റഗ്രേറ്റഡ് സൊല്യൂഷൻ അല്ല ഒരു അപ്പോളജറ്റിക് സൊല്യൂഷൻ അത് മക്കളെ അടുത്ത് വിളിച്ച് ഉടനെ പറയാം എൻ്റെ വായിൽ നിന്ന് വരാൻ പാടില്ലാത്തത് വന്നു മോളെ മോനെ ക്ഷമിക്കണം അച്ഛൻ അല്ലെങ്കിൽ അമ്മ പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ട് പറഞ്ഞതാ ഇനി ഇങ്ങനെയുള്ള വാക്കുകൾ എൻ്റെ വായിൽ നിന്ന് വരില്ല കേട്ടോ എനിക്ക് നിന്നെപ്പോലൊരു മകനെ മകളെ കിട്ടിയത് ഭാഗ്യമാണ് അങ്ങനെ പറഞ്ഞ് തലോടണം അടിച്ച കൈ തന്നെ ഉപയോഗിച്ച് അടിച്ച സ്ഥലത്ത് തലോടുമ്പോൾ മാത്രമേ ആ വേദന കുറച്ചെങ്കിലും മറന്നു പോവുള്ളൂ ശരീരത്തിൽ നിന്നല്ല ഓർമ്മയിൽ നിന്നാണ് അപ്പോൾ എന്നും നമ്മൾ ചെയ്യാനുള്ളത് മക്കളെ ശപിക്കുകയോ മക്കളെ വേറെ ഏതെങ്കിലും വിധത്തിൽ വേദനിപ്പിക്കുകയോ ചെയ്യുമ്പോൾ അവർക്ക് തിരിച്ചു പറയാനും തിരിച്ചു പ്രവർത്തിക്കാനും തിരിച്ചു ചോദിക്കാനുമുള്ള അവസരം നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ് എന്നുള്ളത് അറിയാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് മക്കളോട് ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഐഡിയൽ ആയിട്ടുള്ള കുടുംബ ബന്ധം എന്താണ് ലളിതമായി പറയാം ഓരോ മകനും മകൾക്കും തോന്നണം ഇതുപോലൊരു അച്ഛനെ കിട്ടിയത് ഞങ്ങളുടെ പുണ്യമാണ് എന്ന് ഇതുപോലൊരു അമ്മയെ കിട്ടിയത് ഞങ്ങളുടെ ഭാഗ്യമാണ് എന്ന് അവർക്ക് അങ്ങനെയുള്ള തോന്നല് ഉണ്ടാകുന്ന വിധത്തിൽ ത്യാഗസമ്പന്നമായ ജീവിതവും പ്രവൃത്തിയും വാക്കുകളുമാണ് നമ്മൾ പ്രയോഗിക്കേണ്ടത് എത്രത്തോളം സാധിക്കുന്നു അത്രത്തോളം അതായത് മക്കൾക്ക് തോന്നണം ഇതുപോലൊരു മാതാപിതാക്കളുടെ പുത്രന്മാരായി പുത്രിമാരായി ജനിച്ചത് ഭാഗ്യം കൊണ്ടാണ് മാതാപിതാക്കൾക്ക് തോന്നുകയും വേണം അവരിടയ്ക്കിടയ്ക്ക് മക്കളോട് പറയുകയും വേണം നിങ്ങളെപ്പോലെ ഉള്ള മക്കളെ കിട്ടിയത് അല്ലെങ്കിൽ നിന്നെപ്പോലൊരു മകനെ നിന്നെപ്പോലൊരു മകളെ കിട്ടിയത് അമ്മയുടെ പുണ്യമാണ് അമ്മയുടെ ഭാഗ്യമാണ് നിൻ്റെ ഓരോ പ്രവൃത്തിയും അമ്മ ചിന്തിക്കാറുണ്ട് ആസ്വദിക്കാറുണ്ട് ശരിക്കും നിന്നെപ്പോലൊരു മകനെ കിട്ടിയതിൽ അമ്മ ഏതോ ജന്മത്ത് ചെയ്ത പുണ്യമാണ് എന്ന് മനസ്സിൽ വിചാരിച്ചാൽ മാത്രം പോരാ പറയുകയും വേണം മക്കൾ മാതാപിതാക്കളോട് പറയണമെന്ന് നിർബന്ധമില്ല അവർ വിചാരിച്ചാൽ മതി ഓരോ ഭാര്യയ്ക്കും തോന്നണം ഇതുപോലൊരു ഭർത്താവിനെ കിട്ടിയത് പുണ്യം കൊണ്ടാണ് അത് കമ്പാരിസൺ കൊണ്ട് കിട്ടും മറ്റു വീടുകളിലെ പ്രശ്നങ്ങളൊന്ന് അറിയാനും അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന വേദനകളെക്കുറിച്ചൊന്ന് ചിന്തിക്കാനും ശ്രമിച്ചാൽ പലപ്പോഴും നമ്മളുടെ ജീവിതത്തിലുണ്ടാവുന്ന സുഖത്തിൻ്റെ അളവ് എത്ര കൂടുതലാണ് സന്തോഷത്തിൻ്റെ അളവ് എത്ര കൂടുതലാണെന്ന് നമുക്ക് ബോധ്യമാവും അതുകൊണ്ട് ഓരോ ഭാര്യയ്ക്കും തോന്നണം ഇതുമാതിരി ഒരു ഭർത്താവിൻ്റെ ഭാര്യയാകാൻ സാധിച്ചത് ഭാഗ്യം കൊണ്ടാണ് ഒരു ഭർത്താവിനും തോന്നണം ഒരു ഭാര്യയെ കിട്ടിയത് പുണ്യം കൊണ്ടാണ് ഇപ്പം ഞാൻ നിങ്ങളോട് നാല് കാര്യമാണ് പറഞ്ഞത് മാതാപിതാക്കൾ മക്കളോട് പറയണം നിങ്ങളെപ്പോലൊരു മക്കളെ കിട്ടിയത് പുണ്യം കൊണ്ടാണെന്ന് മക്കൾക്ക് തോന്നണം ഇതേപോലൊരു മാതാപിതാവിൻ്റെ മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചത് ഭാഗ്യം കൊണ്ടാണെന്ന് ഭാര്യയ്ക്ക് ഭർത്താവിനെക്കുറിച്ചും ഭർത്താവിന് ഭാര്യയെക്കുറിച്ചും തോന്നണം എന്നും എന്നും ഓർമ്മിക്കുക നമ്മുടെ വീട്ടിനകത്ത് സ്വർഗവും നരകവും ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ് നമ്മുടെ വീടിൻ്റെ വാതിൽക്കൽ നമ്മൾ എഴുതി വെക്കാറുണ്ട് ഗുരുവായൂരപ്പൻ ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന ക്രിസ്ത്യാനികൾ എഴുതി വയ്ക്കും യഹോവ ഈ വീടിൻ്റെ നാഥൻ എന്ന മുസ്ലിങ്ങൾ എഴുതി വയ്ക്കും അള്ളാഹു ഈ വീടിൻ്റെ സന്ദർശകൻ എന്ന ഗുരുവായൂരപ്പനും യഹോവയും അള്ളാഹുവും ഒന്നും അല്ല നമ്മുടെ വീട്ടിൽ സന്തോഷവും സംതൃപ്തിയും ഉണ്ടാക്കുന്നത് അവർക്കിതിൽ യാതൊരു റോളും ഇല്ല ഉള്ളതൊക്കെ നമുക്ക് തന്നെയാണ് പ്രാർത്ഥിക്കാം അവരോട് അത്രയേ ഉള്ളൂ നമ്മുടെ വീട്ടിനകത്ത് സ്വർഗവും നരകവും എല്ലാം ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ് പ്രധാനമായും നമ്മൾ പ്രയോഗിക്കുന്ന വാക്കുകളാണ് ഉപദേശിക്കുകയാണെന്ന് ധരിക്കരുത് ഇതൊരു ഡിസ്കോഴ്സ് അല്ല അല്ലെങ്കിൽ അഡ്വൈസും അല്ല കൗൺസിലിങ്ങും അല്ല ജസ്റ്റ് ഇൻഫർമേഷൻ അപ്പം നമ്മുടെ വീടിനെ സ്വർഗസമാനമാക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് നമ്മൾ അനുഭവിച്ച വേദനകൾ വീട്ടിൽ പങ്കുവെക്കുക മക്കൾക്ക് ആ വേദനകൾ ഇല്ലാതിരിക്കാൻ ശ്രമിക്കാം എന്നാലും മക്കൾക്ക് ജീവിതത്തിൻ്റെ ദുഃഖത്തിൻ്റെ ഒരു അംശം അനുഭവിക്കാൻ വേണ്ടി കൊടുക്കാം ലാവിഷായിട്ട് സമ്പത്തി സാമ്പത്തികമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ മക്കളെ അനുവദിക്കാതിരിക്കുക എന്നാൽ സാമ്പത്തികമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ മക്കളിൽ അവിശ്വാസമുണ്ട് എന്ന തോന്നൽ അവർക്കുണ്ടാവരുത് ഇടയ്ക്ക് എ ടി എം കാർഡ് അവരുടെ കയ്യിൽ തന്നെ കൊടുക്കുക അവരിൽ ഉറച്ച വിശ്വാസം നമുക്കുണ്ട് എന്നവരെ ബോധ്യപ്പെടുത്തണം അവർ തെറ്റായ മാർഗത്തിലൂടെ പോവില്ല എന്ന നമുക്ക് അറിയാം എന്നുള്ളത് അവരെ അറിയിക്കണം ഇങ്ങനെയുള്ള ലളിതമായ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ജീവിതത്തെ ധന്യമാക്കുന്നത് ഇതെല്ലാമായാലും ഓർമ്മിക്കാം വീട്ടിനകത്ത് നൂറ് ശതമാനം സന്തോഷവും സുഖവും ഉണ്ടായിന്ന് വരില്ല കാരണം കാരണം അടുത്ത സന്ദേശത്തിൽ പറയാം എന്തുകൊണ്ട് വീട്ടിൽ നൂറ് ശതമാനം സന്തോഷവും സുഖവും ഉണ്ടാവില്ല വളരെ ലളിതമാണ് മനുഷ്യന് മാത്രമാണ് അവനവൻ ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാനും ജീവിതാനുഭവങ്ങൾ ഉണ്ടാക്കാനും ജഗതീശ്വരൻ അവസരം നൽകിയത് പതിനാറ് ലക്ഷം തരത്തിലുള്ള ജന്തുക്കളിൽ ഒരു ജന്തുവിനും ടി വി കാണാൻ സാധിക്കില്ല റേഡിയോ കേൾക്കാൻ സാധിക്കില്ല പാട്ട് പാടാൻ സാധിക്കില്ല കാഴ്ചകൾ കാണാൻ സാധിക്കില്ല നല്ല ഡ്രസ്സ് ഇടാൻ സാധിക്കില്ല നല്ല ഭക്ഷണം കഴിക്കാൻ സാധ്യമല്ല വളരെ ദൂരത്തേക്ക് യാത്രയ്ക്ക് പോകാൻ സാധ്യമല്ല ദേശ വിദേശങ്ങളിൽ യാത്ര ചെയ്ത് കാര്യങ്ങൾ പഠിക്കാൻ സാധ്യമല്ല ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടാക്കാൻ സാധ്യമല്ല ധാരാളം സമ്പത്ത് ശേഖരിക്കാൻ സാധ്യമല്ല പ്രത്യേക രീതിയിൽ പാകം ചെയ്ത ഭക്ഷണം കഴിക്കാൻ സാധിക്കില്ല ഒരു മൃഗത്തിനും അത് മനുഷ്യന് മാത്രമേ സാധിക്കുള്ളൂ നമുക്ക് രോഗം വരുമ്പോൾ ചികിത്സിക്കാം ആയുസ് നീട്ടിയെടുക്കാം എന്തിനെല്ലാം അവസരം ജഗതീശ്വരൻ നൽകി എന്നിട്ട് ഇനി ഓർക്ക ഇത്രയും സുഖത്തിലൂടെയാണ് നമ്മൾ പോയതെങ്കിൽ നമുക്ക് മരിക്കണമെന്ന് തോന്നുമോ ഒരു കാരണവശാലും നമുക്ക് മരിക്കണമെന്ന് തോന്നില്ല അതുകൊണ്ട് നമ്മളെ മരിക്കണമെന്ന് തോന്നിപ്പിക്കേണ്ടതും ആവശ്യമാണ് അല്ലെങ്കിൽ നമ്മൾ ചിരഞ്ജീവികളായി പോയിന്ന് വരും അതുകൊണ്ട് ആദ്യമാദ്യം ശരീരത്തിനും മനസ്സിനും നല്ല സുഖവും സന്തോഷവും ആരോഗ്യവും എല്ലാം ഉണ്ടാവും അത് കഴിഞ്ഞ് ശരീരം സ്ലോലി ക്ഷീണിക്കാൻ തുടങ്ങും ക്ഷീണിക്കാൻ തുടങ്ങും നടക്കാൻ വയ്യ അനങ്ങാൻ വയ്യ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാൻ വയ്യാത്ത അവസ്ഥ ശരീരത്തിന് അതേപോലെ മനസ്സ് അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെയാണ് മനസ്സ് പ്രവർത്തിക്കുക ചെവിയിലൂടെ കണ്ണിലൂടെ മൂക്കിലൂടെ നാക്കിലൂടെ തൊക്കിലൂടെ പിന്നെ ചിന്തയിലൂടെ അഞ്ച് പ്ലസ് ഒന്ന് ആ മനസ്സിന് അപ്പും ഡൗണും എല്ലാം ഉണ്ടാകുന്നത് ഈ ഫൈവ് സെൻസറി ഓർഗൻസിലൂടെയാണ് പ്രായമാകുമ്പോൾ ഓരോ സെൻസറി ഓർഗനും ക്ഷയിക്കുന്ന കാണാൻ സാധിക്കും ചെവി കേൾക്കാത്തൊരവസ്ഥ വരുമ്പോൾ ചെവിയിലൂടെ ലഭിക്കേണ്ടതൊന്നും ലഭിക്കില്ല കണ്ണ് വളരെയധികം തളരുമ്പോൾ കണ്ണിലൂടെ ലഭിക്കേണ്ടത് കാഴ്ച കുറഞ്ഞു കുറഞ്ഞ് ലോങ് സൈറ്റും ഷോർട്ട് സൈറ്റിലൂടെയും വരുന്ന ബാധകൾ നമുക്ക് സാവധാനത്തിൽ ഉണ്ടാക്കുന്നു ഗന്ധമറിയാത്ത അവസ്ഥ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് ടേസ്റ്റ് ഇല്ലാത്ത അവസ്ഥ ചെറിയ തണുപ്പ് പോലും സഹിക്കാൻ പറ്റാത്ത അവസ്ഥ ചെറിയ ചൂട് പോലും സഹിക്കാൻ പറ്റാത്ത അവസ്ഥ എന്താ ഇതിൻ്റെ അർത്ഥം നമ്മുടെ സെൻസറി ഓർഗൻസ് നമ്മളിൽ നിന്ന് അകലുന്നു നമ്മുടെ ശരീരം നമ്മുടെ ഭാരം താങ്ങാൻ പറ്റാത്ത രീതിയിലാവുന്നു സ്കെലിറ്റൽ സിസ്റ്റങ്ങളെല്ലാം വീക്കാവുന്നു ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നു വാർദ്ധക്യ സഹജമായ രോഗം എന്നൊരു പദപ്രയോഗമുണ്ട് എന്തിനാ ഇത് ജഗദീശ്വരൻ തന്നത് ഈ ഭൂമിയിൽ നിന്ന് യാത്ര ചെയ്യണമെന്ന് ഓർമ്മ വരുത്താൻ നമ്മളിവിടെ പെർമനൻ്റ് അല്ലെന്ന് ഓർമ്മ വരുത്താൻ വീട്ടിനകത്ത് പ്രശ്നം ഉണ്ടാക്കണം നമ്മളല്ല പ്രകൃതി ആ വീട്ടിനകത്തെ പ്രശ്നമാണ് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത് ഈശ്വര ജീവിച്ചത് മതി മരിച്ചാൽ മതി എന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത് പ്രകൃതിയാണ് കാരണം അത്രയും സുഖസമൃദ്ധമായ ഒരു ജീവിതം ആ മനുഷ്യൻ നയിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും അവൻ പറയില്ല ഞാൻ മരിക്കണം എന്ന് അതുകൊണ്ട് മനസ്സിന് വിരക്തി ഉണ്ടാക്കാൻ എല്ലാത്തിൽ നിന്നും മാറണമെന്ന തോന്നലുണ്ടാക്കാൻ ജീവിത ദുഃഖവും വേദനയും സഹിക്കാൻ വയ്യാത്ത ലെവലിലേക്ക് എത്തി നിൽക്കുമ്പോൾ നമ്മൾ തന്നെ പറയും ഈശ്വര തിരിച്ചു പോകാൻ ഞാൻ തയ്യാറാണ് എന്ന് ഇത് മനസ്സിനെ കൊണ്ട് പറയിപ്പിക്കുകയാണ് പ്രകൃതി രീതി ഇതൊരു രസത്തിലുള്ള ബാലൻസിങ് ആണ് അതുകൊണ്ട് ഓർമ്മിക്കുക വീട്ടിനകത്ത് എപ്പോഴും സുഖം ഉണ്ടായിരുന്നു വരില്ല സന്തോഷം ഉണ്ടായിരുന്നു വരില്ല എല്ലാ നന്മതിന്മകളും ഏത് രാജാവിനാണെങ്കിലും നമുക്കറിയാലോ ഇല്ലേ ശ്രീരാമൻ എന്നെങ്കിലും ഒന്ന് സന്തോഷിക്കാൻ സാധിച്ചിട്ടുണ്ടോ ദശരഥ മഹാരാജാവിന് സന്തോഷിക്കാൻ സാധിച്ചിട്ടുണ്ടോ ധർമ്മപുത്രർക്ക് സന്തോഷിക്കാൻ സാധിച്ചിട്ടുണ്ടോ ഈ കുരുക്ഷേത്ര ഭൂമിയിൽ യുദ്ധം ചെയ്തത് സ്വന്തം പൗത്രന്മാരാണ് വേദവ്യാസന് സന്തോഷിക്കാൻ സാധിച്ചിട്ടുണ്ടോ യേശുക്രിസ്തുവിന് സന്തോഷം ഉണ്ടായിട്ടുണ്ടോ മുഹമ്മദ് നബിക്ക് ഓടിപ്പോവേണ്ടി വന്നു ശിഷ്ടകാലം യുദ്ധം ചെയ്യേണ്ടിയും വന്നു അദ്ദേഹത്തിന് സന്തോഷം ഉണ്ടായിട്ടുണ്ടോ ശങ്കരാചാര്യർക്ക് സന്തോഷം ഉണ്ടായിട്ടുണ്ടോ ഒരു നിമിഷം റെസ്റ്റ് കിട്ടിയിട്ടുണ്ടോ വിവേകാനന്ദൻ സ്വസ്ഥനായിട്ട് എവിടെയെങ്കിലും ഇരുന്നിട്ടുണ്ടോ അരവിന്ദ മഹർഷി ആദ്യം വിപ്ലവകാരിയായിരുന്നു പിന്നീട് അശാന്തനായത് അതേപോലെ തന്നെ ഇതെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണ് തേൻതുള്ളികളിലൂടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത് ഒന്ന് മാത്രം സുഖവും ദുഃഖവും പെർമനൻ്റ് അല്ല അങ്ങനെ ഒന്ന് കിട്ടണമെന്ന് പറഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ നമുക്ക് ഒരിക്കലും നൂറ് ശതമാനം സന്തോഷവും സുഖവും കിട്ടില്ല എത്ര ശ്രമിച്ചാലും പിന്നെ സുഖം കിട്ടും അത് ഞാൻ അടുത്ത സന്ദേശത്തിൽ പറയാം എങ്ങനെയാ സുഖം കിട്ടുക കൈവല്യോപനിഷത്ത് പറയുന്നു ത്യാഗേ നയിക്ക് അമൃതത്വമാനശുഹു ഞാൻ കുറച്ച് മുമ്പ് ഒന്ന് രണ്ട് മണിക്കൂർ മുമ്പ് ഈ സന്ദേശം റെക്കോർഡ് ചെയ്തപ്പോൾ പറയേണ്ടായി കാറ് വേണ്ടാന്ന് വെച്ചാൽ കാറുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലാതെയാവും വീട് വേണ്ടാന്ന് വെച്ചാൽ വീടുമായിട്ടുള്ള പ്രശ്നങ്ങൾ വേണ്ട ഇല്ലാതെയാവും വിവാഹം വേണ്ട എന്ന് വെച്ചാൽ കുടുംബത്തിലെ കുറേ പ്രശ്നങ്ങൾ ഇല്ലാതെയാവും അങ്ങനെ ധാരാളം വറുത്ത ഓയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചാൽ ഹൃദയത്തിന് പ്രശ്നം ഉണ്ടാവും അത് വേണ്ടതെന്ന് വെച്ചാൽ ഹൃദയത്തിൻ്റെ പ്രശ്നം ഒഴിവാക്കി കിട്ടും കുറച്ച് ഭക്ഷണമേ കഴിച്ചുള്ളൂ എങ്കിൽ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലാതെയാവും ജീവിതത്തോട് വലിയ അറ്റാച്ച്മെൻ്റ് ഇല്ല എങ്കിൽ ജീവിതം ഒരു ഭാരം ആകാതിരിക്കും ജീവിതത്തിലെ പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളല്ലാതെയാവും സമ്പത്തിനോട് അമിതമായ ആഗ്രഹം അതാണ് നമ്മുടെ ചുറ്റും കാണുന്നത് അമിതമായ ആഗ്രഹമാണ് സമ്പത്തിൻ്റെതായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അവൻ ആവശ്യത്തിനുള്ള സമ്പത്ത് മതി എന്ന് വിചാരിച്ചു എന്ന് വിചാരിക്കുക അപ്പോൾ സമ്പത്തുമായിട്ടുള്ള പ്രശ്നങ്ങൾ തീരും വളരെയധികം ഉണ്ടാക്കാനാണ് പലരും വിദേശത്തേക്ക് പോകുന്നത് അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ ഇവിടെയുള്ള പ്രശ്നങ്ങളേ ഉണ്ടാവുള്ളൂ അർത്ഥം മനസ്സിലായി ത്യാഗേനൈകി അമൃതത്വമാനശു എന്ത് വേണ്ടെന്ന് വയ്ക്കുന്നോ അതിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ വേണ്ടെന്ന് വയ്ക്കുക സുഖമായ ഒരു കമ്പ്യൂട്ടർ എൻ്റെ മുമ്പിലുണ്ട് നല്ലൊരു കമ്പ്യൂട്ടർ അപ്പോൾ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാവും ആ കമ്പ്യൂട്ടറിൻ്റെ സുഖ സൗകര്യങ്ങൾ പോലും ആ പ്രശ്നങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ വളരെ ചെറുതായിരിക്കും പ്രശ്നങ്ങളായിരിക്കും കോംപ്ലിക്കേറ്റഡ് അപ്പോൾ ഇതാണ് ജീവിതത്തിൽ റാന്തൽ ഉപയോഗിച്ച് വിളക്ക് കത്തിച്ച് ജീവിച്ചിരുന്നവർക്ക് ഇലക്ട്രിസിറ്റിയുടെ പ്രശ്നമില്ല അവർക്ക് കറണ്ട് പോകുമ്പോൾ ദുഃഖം തോന്നാറില്ല കാരണം അവർ കറണ്ടേ അവർക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് കിണറ്റിലെ പമ്പ് വർക്ക് ചെയ്യാതെ ആവുമ്പോൾ ടെൻഷൻ വരാൻ കാരണം കിണറ്റിലെ പമ്പിനെ ആശ്രയിച്ചാണ് നമ്മൾ ജീവിച്ചത് മിക്സി വർക്ക് ചെയ്യാതെ വരുമ്പോൾ നമുക്ക് ദുഃഖം തോന്നാൻ കാരണം നമ്മൾ മിക്സിയെ ആശ്രയിച്ചാണ് ജീവിച്ചത് ഗ്യാസ് തീരാറാവുമ്പോൾ ടെൻഷൻ വരാൻ കാരണം നമ്മൾ ഗ്യാസ് ഉപയോഗിച്ചാണ് ശീലിച്ചത് അതൊന്നും തെറ്റാണെന്നല്ല അതൊന്നും വേണ്ടെന്നുമല്ല പക്ഷേ ഏതിലേക്കാണോ നമ്മൾ ജീവിതത്തിൻ്റെ ഭാഗമെത്തുന്നത് അഡിക്റ്റ് ആവുന്നത് അവയെല്ലാം കുറയുമ്പോഴും ഇല്ലാതെയാവുമ്പോഴും ദുഃഖം വരുന്നു ഇവിടെയാണ് നമുക്ക് ഡിറ്റാച്ച്മെൻറ്റ് എന്നുള്ള വലിയ ഭാരത സന്ദേശം ഉപയോഗിക്കാൻ സാധിക്കാം എന്നോട് പലരും ചോദിക്കേണ്ടായി ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായ സംഭവം എന്താന്ന് ഞാൻ അവരോടെല്ലാം പറയാറുണ്ട് ഞാൻ എറണാകുളത്തെ എം ജി റോഡിലുള്ള ദ്വാരക ഹോട്ടലിൽ കുറേ കാലം സപ്ലയറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ അഞ്ച് മണിക്ക് ഷിഫ്റ്റ് തുടങ്ങും രാവിലെ ഒമ്പത് മണിവരെ വർക്ക് ചെയ്തിട്ടാണ് മഹാരാജാസ് കോളേജിലേക്ക് പോവാം മഹാരാജാസ് കോളേജിൽ നിന്ന് നാല് മണിക്ക് തിരിച്ച് ദ്വാരക ഹോട്ടലിലേക്ക് വരണം അതിനുശേഷം ഒമ്പതര മണിവരെ രാത്രി ഷിഫ്റ്റിൽ വർക്ക് ചെയ്യണം സപ്ലയറായിട്ടാണ് പ്രത്യേകിച്ച് ഇങ്ങനെ ഹോളിഡേയ്സ് ഇല്ല സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് അച്ഛന് പതിനഞ്ച് രൂപയാണ് ശമ്പളം കോവിലകത്ത് ദഹണക്കാരനാണ് കുക്കായിരുന്നു അഞ്ച് മക്കളെ പഠിപ്പിക്കണം ഒരു സഹോദരിയുണ്ട് അഞ്ച് പ്ലസ് ഒന്ന് അവരെ വിവാഹം കഴിച്ചയക്കണം പ്രത്യേകിച്ച് ഒന്നുമില്ലാത്തതുകൊണ്ട് ഈ ദ്വാരക ഹോട്ടലിലെ ജോലിയാണ് എൻ്റെ ഫീസ് കൊടുക്കാനും എൻ്റെ യാത്രയ്ക്കൊക്കെയുള്ള എൻ്റെ വരുമാനം എൺപത് രൂപ ശമ്പളമാണെന്ന് വലിയൊരു സംഖ്യയാണ് എനിക്ക് അപ്പോൾ അവിടെ ഞാൻ സപ്ലയറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നേവൽ ബേസിൽ നിന്നൊരു സർദാർജി നേവി കമാൻഡൻറ്റോ മറ്റോ ആണ് ഒരാൾ അവിടുത്തെ ഒരു ജോലിക്കാരൻ അദ്ദേഹം വന്ന് ഭക്ഷണം ഓർഡർ ചെയ്തു ഞാനാ കൊടുക്കേണ്ടത് സർദാർജിയുടെ ഭാര്യയുണ്ട് അനീത്തിയോ മക്കളോ എല്ലാവരും കൂടി ചേർന്നിട്ട് രണ്ട് മൂന്ന് ടേബിൾ നിറച്ച ആൾക്കാരുണ്ട് നോർത്ത് ഇന്ത്യൻ കറികളെല്ലാവരും ഓർഡർ ചെയ്തു അതെല്ലാം അവർക്ക് വെച്ചു കൊടുത്തു അപ്പോൾ സർദാർജി പറഞ്ഞു അപ്പുറത്ത് വെച്ചിരിക്കുന്ന ഏതൊരു കറി എടുത്ത് ഇപ്പുറത്തേക്ക് വെക്കണമെന്ന് ഞാൻ ആ കറി കയ്യിലെടുത്ത് ഉയർത്തി അപ്പുറത്തേക്ക് വെക്കലും സർദാർജിയുടെ മകൻ പെട്ടെന്ന് എഴുന്നേറ്റു എൻ്റെ കയ്യിൽ തട്ടി ആ കറി താഴെ വീണു അത് അവിടെ ഉള്ള സർദാർജിയുടെയും ഭാര്യയുടെയും ശരീരത്തിൽ അവരുടെ ഡ്രസ്സിൽ പറ്റി വളരെ റെഡ് ആയിട്ടുള്ള കറിയാണ് അത് അവരുടെ ശരീരത്തിൽ വീണു സർദാർജി ഒരു സെക്കൻഡ് പോലും ചിന്തിച്ചില്ല എഴുന്നേറ്റ് എൻ്റെ ചെകിടത്തൊരടി ജീവിതത്തിൽ ആദ്യം കിട്ടിയ അടിയാണ് അത് എൻ്റെ ജീവിതത്തിലെ അവിസ്മരണീയമായ ഒരു സംഭവമാണ് എന്നും ഞാൻ പറയാറുണ്ട് വിറകിൻ്റെ മുകളിൽ കിടക്കുമ്പോഴും ഞാൻ ഈ സംഭവം മറക്കില്ല എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും അധികം വേദനിക്കുന്ന അനുഭവമാണ് ഇതെല്ലാമാണ് നമ്മളെ നമ്മളാക്കുന്നത് എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട് എനിക്ക് ദ്വാരകയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മഹാരാജാസ് കോളേജിൽ പോയി പഠിക്കുമ്പോൾ ഉറങ്ങിപ്പോയി അറിയാതെ ഉറങ്ങിയ സമയത്താണ് കെമിസ്ട്രി ടീച്ചർ ക്ലാസ്സിൽ ഹൈഡ്രജൻ ക്ലോറൈഡും ഹൈഡ്രജൻ ബ്രോമൈഡും എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് വിവരിച്ചത് നല്ല ഉണ്ടായിരുന്നു ഹൈഡ്രജൻ ക്ലോറൈഡ് എങ്ങനെയാണ് ലാബറട്ടറിയിൽ ഉണ്ടാക്കുക എന്നുള്ളത് വിവരിക്കുന്ന സമയത്ത് ഞാൻ നല്ല ബോധത്തിലായിരുന്നു ഉറക്കല്ല പക്ഷേ അത് കേട്ട് കേട്ട് കേട്ട് ഹൈഡ്രജൻ ബ്രോമൈഡ് വിവരിച്ചപ്പോൾ ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി രണ്ട് മൂന്ന് പ്രാവശ്യം നല്ല ടീച്ചറാ സാധാരണമായി കുട്ടികളുടെ മനസ്സിലേക്ക് എത്തുന്ന വരെ പഠിപ്പിക്കുന്ന ടീച്ചറാ ആ ടീച്ചർ രണ്ട് മൂന്ന് പ്രാവശ്യം എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ ഉറക്കത്തിലാണ് എങ്കിലും മുഖത്ത് നോക്കിയിട്ട് ഹൈഡ്രജൻ ബ്രോമൈഡ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നും അത് ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടാക്കുന്ന മാതിരി ഉണ്ടാക്കാൻ സാധ്യമല്ലെന്നും വിവരിച്ചു എന്നിട്ട് എന്നോട് ആ ചോദ്യം ചോദിച്ചു how can we prepare hydrogen bromide in the laboratory hydrogen chloride ഉണ്ടാക്കുന്ന വിവരണ സമയത്ത് ഞാനത് ശ്രദ്ധയോടുകൂടി കേൾക്കായിരുന്നു അപ്പോൾ അത് തന്നെ ഹൈഡ്രജൻ ബ്രോമൈഡിന് പ്ലേറ്റ് ചെയ്തു പക്ഷേ ടീച്ചർ പലപ്പോഴും പറഞ്ഞിരുന്നു ഒരിക്കലും ഹൈഡ്രജൻ ബ്രോമൈഡ് ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടാക്കണ മാതിരി ഉണ്ടാക്കാൻ സാധ്യമല്ലെന്ന് പക്ഷേ അത് പറയുന്ന സമയത്ത് ഞാൻ ഉറക്കായിരുന്നല്ലോ എൻ്റെ ആൻസർ തെറ്റായിരുന്നു എന്നോട് ഇരിക്കാൻ പറഞ്ഞില്ല അറുപത് മിനിറ്റുള്ള ക്ലാസ്സിൽ ഞാൻ നാൽപ്പത് മിനിറ്റ് നിൽക്കേണ്ടി വന്നു ഏതാണ്ട് പത്തറുപത് പെൺകുട്ടികളും ഇരുപത് ആൺകുട്ടികളുമുള്ള മഹാരാജാസ് കോളേജിലെ ഗാലറി ക്ലാസ്സിൽ ഇങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ നിൽക്കേണ്ടി വരുന്ന ഒരു അനുഭവം മറ്റുള്ളവർക്ക് വലിയ പ്രശ്നം തോന്നാറില്ല എനിക്കിതൊരു ഭയങ്കര വേദനയായിരുന്നു ഞാൻ വളരെ സെൻസിറ്റീവാണ് അത് ഞാൻ താഴത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ഇറങ്ങി വരുന്നതിന് മുമ്പ് ഇരിക്കാൻ പറയുന്നതിന് മുമ്പ് ടീച്ചർ പറഞ്ഞു പത്ത് വർഷം പഠിച്ചാലും എൻ്റെ മോൻ ഗോപാലേഷൻ കെമിസ്ട്രി പാസ്സാവില്ല ഇങ്ങനെ പോയാലെന്ന അത് വലിയൊരു ഇൻസൾട്ടായിട്ട് തോന്നി എന്നിട്ട് ഞാൻ ആ ക്ലാസ് കഴിഞ്ഞപ്പോൾ താഴത്തേക്ക് ഇറങ്ങി വന്ന ടീച്ചറിൻ്റെ മുമ്പിൽ വെച്ച് പറഞ്ഞു ടീച്ചർ എന്നെ ശപിച്ചു പത്ത് വർഷം പഠിച്ചാലും കെമിസ്ട്രി പാസ്സാവില്ല എന്ന് ഞാൻ ടീച്ചറോട് പറയുന്നു ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഈ കെമിസ്ട്രിയുടെ അവസാനത്തെ ഡിഗ്രി എടുക്കും എന്നിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഞാൻ വർക്ക് ചെയ്യും ഭൂമിയുടെ ഇപ്പുറത്ത് കൂടെ പോയിട്ട് അപ്പുറത്ത് കൂടെ ഞാൻ വരും അന്ന് ഞാൻ ടീച്ചറിൻ്റെ മുമ്പിൽ വന്ന് സംഭവിച്ചത് പറയും അപ്പോൾ ടീച്ചർ സന്തോഷത്തോടുകൂടി എന്നോട് പറഞ്ഞു അങ്ങനെയൊക്കെ സംഭവിച്ചാൽ സൂര്യൻ പടിഞ്ഞാറുദിക്കുന്ന അതിന്നും ആ വരികളും ടീച്ചറിൻ്റെ മുഖവും ഫേഷ്യൽ എക്സ്പ്രഷനും എല്ലാം എൻ്റെ മനസ്സിൽ അതേപോലെയുണ്ട് ഒരല്പം പോലും മായാതെ കിടക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അവിടെ ഒരു വാക്കും കൂടി പറഞ്ഞിരുന്നു നാൽപ്പത് വയസ്സിനുള്ളിൽ ഭൂമിയുടെ ഇപ്പുറത്തു കൂടെ പോയിട്ട് അപ്പുറത്തു കൂടെ വരുന്ന ഏതാണ്ട് മുപ്പത്തൊൻപതാമത്തെ വയസ്സിൽ യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ടയിലെ പ്രൊഫസറുടെ ക്ഷണമനുസരിച്ച് അങ്ങോട്ട് പോകാനും അവിടെ ഒന്നൊന്നര വർഷം വർക്ക് ചെയ്യാനും അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ഓഫ് മിഷിഗണിൽ മിഷിഗണിൽ വർക്ക് ചെയ്യാനും അവിടെ കുറേയധികം അനുഭവങ്ങൾ ഉണ്ടാക്കാനും മറ്റു പല യൂണിവേഴ്സിറ്റികളിലും പല രാജ്യങ്ങളിലും പോകാനും എന്നിട്ട് ഇവിടെ നിന്ന് നേരെ ദുബായ് വഴിക്ക് ആംസ്റ്റർഡാം വഴിക്ക് മിനിയാപൊളീസ് വഴിക്ക് യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ട ആൽബർട്ടയിൽ നിന്ന് തിരിച്ച് വാങ്കൂവർ വാങ്കൂവറിൽ നിന്ന് സിയോള് സിയോളിൽ നിന്ന് സിംഗപ്പൂര് സിംഗപ്പൂരിൽ നിന്ന് കൊളംബോ കൊളംബോയിൽ നിന്ന് ട്രാൻഡ്രം അങ്ങനെയായിരുന്നു എൻ്റെ യാത്ര ഞാൻ തിരിച്ചു വന്നു ഞാൻ ടീച്ചറിൻ്റെ അടുത്ത് ഇത് പറയാൻ വേണ്ടി പോകണം ഇതായിരുന്നു എൻ്റെ മനസ്സിൽ നിറച്ചുണ്ടായിരുന്നേ പക്ഷെ ഇത് പറയാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ഇന്നും ആരാധിക്കുന്ന ഡോക്ടർ പി എസ് രാമൻ സാറുണ്ട് മഹാരാജാസ് കോളേജിലെ കെമിസ്ട്രി എന്നെ പഠിപ്പിച്ച് എന്നും എനിക്ക് നല്ല മാർഗനിർദ്ദേശം തരുന്ന doctor P S Raman sir അദ്ദേഹം പറഞ്ഞു ഒരിക്കലും ആ ടീച്ചറിൻ്റെ അടുത്ത് ഇത് പറയാൻ പോകരുത് ടീച്ചറിൻ്റെ മനസ്സിൽ അസാധാരണമായ വേദനയുണ്ടാവും ഏതായാലും ഗോപാലകൃഷ്ണ ടീച്ചറിൻ്റെ വാക്കുകളെല്ലാം അനുഗ്രഹമായി തീർന്നല്ലോ ആ അനുഗ്രഹമാണ് ഏറ്റവും വലിയ അനുഗ്രഹം അതൊരു വേദനയല്ല അത് പ്ലസ്സിങ് ഇൻ ഡിസ്കൈസ് എന്നുള്ളത് മനസ്സിലാക്കണം ഇപ്പോഴും ഞാൻ ഓർമ്മിക്കാറുണ്ട് നെഗറ്റീവിനെ പോസിറ്റീവാക്കുന്ന ഒരു സംസ്കാരം ഭാരതത്തിലുള്ളത് കുറച്ച് എൻ്റെ ജീവിതത്തിൽ എനിക്ക് പ്രയോഗിക്കാൻ സാധിച്ചു ആ നെഗറ്റീവിനെയാണ് എനിക്ക് പോസിറ്റീവാക്കാൻ സാധിച്ചത് ഒരു തരത്തിലൊരു ശാപം മാതിരിയുള്ള വാക്കിനെ വെല്ലുവിളിയായിട്ടെടുത്ത് ഇന്ന് കെമിസ്ട്രിയിൽ ഒരു പി എച്ച് ഡിയും എം എസ് സി ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയും എം എസ് സി അപ്ലൈഡ് കെമിസ്ട്രിയും എം എ ഇൻഡസ്ട്രിയൽ സോഷ്യോളജിയും എം ജെ ജേർണലിസവും പി എച്ച് ഡിയും സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഒരു സയൻറ്റിസ്റ്റിനെ ഡീലിറ്റ് കൊടുത്തിട്ടുള്ളൂ എന്ന് പറയാ പറഞ്ഞ് കേട്ടിട്ടുണ്ട് സയൻറ്റിസ്റ്റുമാർക്ക് ചിലപ്പോൾ ഡി എസ് സി ആ കൊടുക്കുക ലിറ്ററേച്ചറിൽ വർക്ക് ചെയ്തവർക്ക് ആ ഡീലിറ്റ് കൊടുക്കുക സയൻറ്റിസ്റ്റുമാർക്ക് ഡീലിറ്റ് കൊടുക്കാറില്ല അപ്പോൾ സാൻസ്ക്രിറ്റിലുള്ള ശാസ്ത്ര സത്യങ്ങൾ എന്നുള്ള എൻ്റെ ഒരു തീസീസിന് എനിക്ക് യു ജി സി സ്പെഷ്യൽ കൺസിഡറേഷനിൽ ഡീലിറ്റ് തരികയുണ്ടായി ഇവിടം വരെ എത്താൻ സാധിച്ചത് എൻ്റെ അധ്യാപിക എനിക്ക് നൽകിയ അനുഗ്രഹമാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുക പലപ്പോഴും നമുക്ക് ക്ഷമയുണ്ടാവാറില്ല സർ ദേഷ്യം വരുന്നു അല്ലെങ്കിൽ ക്ഷമയില്ല എന്നെല്ലാം പറയാറുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കാം നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ ഇമെയിൽ അയക്കാറുണ്ട് പലരും മാസത്തിലോ ആഴ്ചയിലോ ആയിരക്കണക്കിന് ഇമെയിൽ അയക്കാറുണ്ട് അമേരിക്കയിലേക്കും ജർമ്മനിയിലേക്കും ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും എല്ലാം ഈ ഇമെയിൽ ഇൻ്റർനെറ്റ് കണക്ഷനിലേക്ക് എൻ്റർ ചെയ്യാൻ ചിലപ്പോൾ മുപ്പത് സെക്കൻഡോ നാൽപ്പത് സെക്കൻഡോ വേണ്ടി വരും എന്നിട്ട് നമ്മുടെ ഇമെയിൽ ബോക്സ് ഓപ്പൺ ചെയ്യാൻ ചിലപ്പോൾ ഒരു മിനിറ്റ് വേണ്ടി വരും പിന്നെ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്ത് സെൻഡ് അയക്കാൻ ചിലപ്പോൾ ഒരു മിനിറ്റ് കൂടി വേണ്ടി വരും അത് നേരത്തെ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കട്ട് ആൻഡ് പേസ്റ്റ് അടിച്ചാൽ മതി അല്ലെങ്കിൽ കോപ്പി ആൻഡ് പേസ്റ്റ് അടിച്ചാൽ മതി എന്നിട്ട് സെൻഡ് അയച്ചാൽ ലോകത്തിലെ എവിടേക്കും സെക്കൻഡുകൾ കൊണ്ടെത്തും അറിഞ്ഞുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നൊരു പദപ്രയോഗമാണ് സെക്കൻഡുകൾ കൊണ്ടെത്തും പണ്ടാണെങ്കിൽ ഒരു കത്തെഴുതി വായിച്ചു നോക്കി അഡ്രസ്സ് എഴുതി സ്റ്റാമ്പ് ഒട്ടിച്ച് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയിട്ട് ഇട്ട് എത്രയോ ദിവസം കഴിഞ്ഞ് അവിടെ കിട്ടുള്ളൂ എന്നിട്ടായാലും മറുപടി അയച്ചാൽ അയച്ചു ഇല്ലെങ്കിൽ ഇല്ല അതും എത്രയോ ദിവസം കഴിഞ്ഞേ കിട്ടുള്ളൂ ചിലപ്പോൾ ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞാണ് ഒരു കറസ്പോണ്ടൻസിന് റിപ്ലൈ ഉണ്ടാവുക ഇന്ന് നമുക്ക് എന്തെല്ലാം അയക്കണമെന്ന് തോന്നിയാലും അതെല്ലാം ഇമെയിൽ വഴിക്ക് പരമാവധി മൂന്നോ നാലോ പൈസ ഇത്രയേ ഉള്ളൂ വില പരമാവധി അഞ്ചോ പത്തോ സെക്കൻഡ് ഇത്രയേ ഉള്ളൂ സമയം അത് നല്ല രീതിയിൽ ടൈപ്പ് ചെയ്യാൻ പരമാവധി ഒന്നോ രണ്ടോ മൂന്നോ മിനിറ്റ് അത്ര മതി സമയത്തിൻ്റെ ഡ്യൂറേഷൻ ഇത്രയെല്ലാമായിട്ടും ഇത്ര വേഗത്തിൽ മനുഷ്യന് ചിന്തിക്കാൻ സാധിക്കുന്നതിന് അപ്പുറത്തുള്ള വേഗത്തിൽ കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വളർന്നിട്ടും നമുക്ക് ചിലപ്പോൾ ഇൻ്റർനെറ്റിലേക്ക് കടക്കാൻ അല്പം വയ്യ നമുക്ക് ക്ഷമയില്ല അതേപോലെ സെൻഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് പോവാൻ അല്പം വൈകിയാൽ എന്തൊരു അക്ഷമല നമ്മൾ എത്രയാ നമുക്ക് ദേഷ്യം വരിക എത്രയാ നമ്മുടെ വികാരം തിളയ്ക്കുക അപ്പോൾ സൗകര്യങ്ങളും അനുഭൂതികളും കൂടുന്നതനുസരിച്ച് നമ്മളുടെ എല്ലാവരുടെയും ക്ഷമയുടെ ആ ടൈം ഡ്യൂറേഷൻ ജിയോമെട്രിക്കൽ പ്രോഗ്രഷനായിട്ട് കുറഞ്ഞുകൊണ്ട് വരിക ജിയോമെട്രിക്കൽ പ്രോഗ്രഷനായിട്ട് കുറഞ്ഞുകൊണ്ട് വരികയാണ് കൂടി വരികയല്ല ഒന്ന് ബൈ ഒന്ന് ആദ്യം പിന്നെ ഒന്ന് ബൈ രണ്ട് രണ്ടാമത് പിന്നെ ഒന്ന് ബൈ നാല് പിന്നെ അതിൻ്റെ അതിൻ്റെ ഒന്ന് ബൈ പതിനാറ് അങ്ങനെയാണ് നമ്മുടെ കുറഞ്ഞുകൊണ്ട് വരുന്നത് reverse order of geometrical progression ഏറ്റവും വേഗത്തിൽ പോകുന്ന ഒരു സംവിധാനത്തിൽ നമ്മുടെ മുൻവിധി കൊണ്ട് സെക്കൻഡുകൾ നമ്മൾ ഇരിക്കുള്ളൂ പണ്ട് നിന്ന് അമേരിക്കയിൽ പോകാൻ എത്ര ദിവസങ്ങൾ കപ്പലിലിരിക്കണം മാസങ്ങൾ ഇപ്പോൾ നിന്ന് അമേരിക്കയിൽ പോകാൻ പതിനാല് മണിക്കൂർ ഇരുന്നാൽ മതി ആ പതിനാല് മണിക്കൂർ നമുക്കൊരു യുഗം മാതിരിയാണ് അതെങ്ങാനും ലണ്ടനിൽ കൊണ്ടുപോയിട്ട് വിമാനം നിർത്തിയിട്ട് നാല് മണിക്കൂർ കഴിഞ്ഞിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇല്ലാത്ത ദേഷ്യം മുഴുവൻ അപ്പം ഉണ്ടാവും വേഗത കൂടുന്നതനുസരിച്ച് സൗകര്യങ്ങൾ കൂടുന്നതനുസരിച്ച് നമ്മളുടെ എല്ലാ സുഖ നന്മകളും കൂടുന്നതനുസരിച്ച് നഷ്ടപ്പെടുന്നത് നമ്മുടെ ക്ഷമാശീലാണ് വളരെയധികം വലുതാവുന്നത് നമ്മുടെ ധൃതിയാണ് ഒരിക്കലും തളരാതെ നിലനിൽക്കുന്നത് ദേഷ്യമാണ് അതേപോലെ ഇംപേഷ്യൻസ് ഇത് അവസാനത്തിൽ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ രോഗമായിട്ട് തീരുന്നു എന്താ കാരണം നമ്മളുടെ പഴയത് നമ്മൾ മറക്കുന്നു എല്ലാം എപ്പോഴും ഓർമ്മിച്ചുകൊണ്ടിരിക്കണം എന്നല്ല പറഞ്ഞത് പഴയത് മറക്കുന്നത് കൊണ്ടാണ് ശരിക്ക് നമ്മൾ ഇതെല്ലാം ഒരു പ്രോബ്ലമായിട്ട് എടുക്കുക ഓർമ്മിക്കുക പണ്ട് ഒരു കത്തെത്താൻ പണ്ട് ഒരു യാത്രയ്ക്ക് പോകാൻ പണ്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ എത്ര എത്ര ദിവസങ്ങളും മാസങ്ങളും കാത്തിരിക്കണം അതിൻ്റെ പതിനായിരത്തിലൊരംശം കൊണ്ട് ത്രയോ എഫിഷ്യൻ്റായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്ക് ആ കാര്യങ്ങളുടെ റിസൾട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് കാരണം നമ്മുടെ മനസ്സിനകത്തെ കൺഫ്യൂഷനാണ് ഓർമ്മക്കുറവ് പഴയ ദുഃഖത്തെക്കുറിച്ചുള്ള ഓർമ്മക്കുറവ് പഴയ ബുദ്ധിമുട്ടുകളെക്കുറിച്ചുള്ള ഓർമ്മക്കുറവ് അതെല്ലാം ഒന്ന് തികട്ടിയെടുക്കാൻ സാധിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു നമുക്ക് ഒത്തിരി ആനന്ദിക്കാൻ സാധിക്കും സന്തോഷിക്കാൻ സാധിക്കും അനാചാരവും സദാചാരവും ദുരാചാരവും എന്താണ് സർ ധാരാളം പേര് ചോദിക്കാറുണ്ട് എല്ലാവരോടും പറയുന്നു വളരെ എളുപ്പമായത് ഇത് മനസ്സിലാക്കാൻ അനാവശ്യമായ ആചാരങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പ്രവൃത്തി പദത്തിൽ എത്തിക്കുന്നുണ്ടെങ്കിൽ അത് അനാചാരം ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യമില്ലാത്ത ആചാരങ്ങൾ അനാചാരങ്ങൾ ഒരുപക്ഷെ പണ്ട് ആ ആചാരങ്ങൾ ആവശ്യമുണ്ടായി എന്നിരിക്കാം നമുക്കറിഞ്ഞൂടാ പക്ഷേ അനാചാരങ്ങൾക്ക് വലിയ ദൂഷ്യഫലങ്ങൾ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല പക്ഷേ അത് ആവശ്യമില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ അതുകൊണ്ട് അത് അനാചാരം ദുരാചാരം ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കുന്ന ആചാരങ്ങൾ വളരെയധികം നെഗറ്റീവായിട്ടുള്ള റിസൾട്ടുകൾ ഉണ്ടാക്കുന്ന ആചാരങ്ങളാണ് ദുരാചാരങ്ങൾ സദാചാരങ്ങൾ നന്മ നിറഞ്ഞ ഫലങ്ങൾ ഉളവാക്കുന്ന ആചാരങ്ങൾ സദാചാരങ്ങൾ നമ്മൾ ഏത് ആചാരങ്ങൾ ജീവിതത്തിൽ അനുഷ്ഠിക്കുകയാണെങ്കിലും അത് ഈ കാലഘട്ടത്തിലേക്ക് ആവശ്യമാണോ ഈ കാലഘട്ടത്തിൽ അത് അനുശാസിക്കുമ്പോൾ നന്മ നിറഞ്ഞ ഫലങ്ങൾ കിട്ടുമോ അതല്ല തിന്മ നിറഞ്ഞ റിസൾട്ടുകളാണോ ഉണ്ടാവുക തിന്മ നിറഞ്ഞ റിസൾട്ടുകളാണെങ്കിൽ പോലും ചിലപ്പോൾ തുടക്കത്തിൽ കുറച്ച് നന്മയുണ്ടായി വരും പിന്നെ ശാശ്വതമായ തിന്മയായിരിക്കും ഉണ്ടാവുക സദാചാരത്തിൽ തുടക്കത്തിൽ ചിലപ്പോൾ ചില തിന്മ ഉണ്ടായി വരും പിന്നെ സസ്റ്റൈനബിൾ ആൻഡ് പെർമനൻ്റ് നല്ല ഫലങ്ങളാണ് കിട്ടുക അങ്ങനെയാണെങ്കിൽ ഈ നല്ല ഫലങ്ങൾ എന്നുള്ളതിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക ദൂഷ്യഫലങ്ങൾ എന്നുള്ളതിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക എളുപ്പ നമ്മൾ ഒരു ആചാരം അനുഷ്ഠിക്കുമ്പോൾ നമ്മളുടെ മനസ്സിന് ശാശ്വതമായ സന്തോഷം കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ ആ ആചാരം നന്മ നിറഞ്ഞ മാനസിക അവസ്ഥയ്ക്ക് ഉതകുന്ന സദാചാരമാണ് ഒരാചാരം അനുഷ്ഠിക്കുന്നത് കൊണ്ട് ശരീരത്തിന് നന്മ വരുന്നുണ്ടോ നോക്കുക അങ്ങനെയാണെങ്കിൽ ശാരീരികമായ നന്മയ്ക്ക് ഉപയോഗിക്കുന്ന സദാചാരമാണത് ഒരാചാരം അനുഷ്ഠിക്കുന്നത് കൊണ്ട് നമ്മുടെ കുടുംബ ബന്ധം ഭർത്തൃബന്ധം മാതൃപിതൃപുത്ര ബന്ധം ഇങ്ങനെയുള്ള വീട്ടിനകത്തെ ബന്ധം ദൃഢമാകുന്നു എന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ അത് സദാചാരം കുടുംബ നന്മയ്ക്കുള്ള സദാചാരമാണ് സമൂഹത്തിൽ നന്മ വരുത്തുന്ന ധാരാളം ആചാരങ്ങൾ ഭാരതത്തിലുണ്ട് അതിൽ ജാതിക്കും മതത്തിനും ഇഷത്തിനും പ്രായത്തിനും വർഗവർണ്ണ വ്യത്യാസങ്ങൾക്കും അതീതമായി മനുഷ്യരെ ഒറ്റക്കെട്ടാണ് എന്ന് തോന്നിക്കുന്ന സാമൂഹിക ആചാരങ്ങളുണ്ട് ആ ആചാരങ്ങളുടെ പരിണത ഫലം ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെ മനുഷ്യനെ ഒരുമിച്ച് ചേർക്കലാണ് അതുകൊണ്ട് നമ്മൾ ഓർമ്മിക്കുക സദാചാരം സാമൂഹിക നന്മയ്ക്കുതകുന്നുവെങ്കിൽ അത്തരത്തിലുള്ള ആചാരങ്ങളും സദാചാരമാണ് ദേശത്തിൻ്റെ ഐക്യം ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റാണ് എത്ര ഭാഷകൾ എത്ര സംസ്കൃതികൾ എത്ര മതങ്ങൾ എത്ര വീക്ഷണങ്ങൾ എത്ര രാഷ്ട്രീയ പാർട്ടികൾ എത്ര തരം വിശ്വാസങ്ങൾ ഇവയെല്ലാം ഉണ്ടായിട്ടും ഭാരതം ഒരൊറ്റ രാഷ്ട്രമായിട്ട് നിലനിൽക്കാൻ കാരണം ദേശീയോദ്ഗ്രഥനത്തിന് ഉതകുന്നതായ അനവധി കാര്യങ്ങൾ അനവധി കാര്യങ്ങൾ ആചാരങ്ങളുടെ ഭാഗമായിട്ട് ഭാരതത്തിലുണ്ട് അതുകൊണ്ടാണ് ആ ആചാരങ്ങൾ നമ്മൾ ഇന്നും നമ്മളെ നമ്മളാക്കിയതാണ് സനാതന ധർമ്മം എന്നൊരു വാക്കുണ്ട് ധർമ്മം എന്ന വാക്കിൻ്റെ അർത്ഥം ആചാരങ്ങളുടെ സമൂഹം എന്നാണ് അങ്ങനെ അനാചാരം മനസ്സിന് ശരീരത്തിന് കുടുംബത്തിന് സമൂഹത്തിന് രാഷ്ട്രത്തിന് ഈ കാലഘട്ടത്തിൽ ആവശ്യമില്ലാത്ത ആചാരങ്ങൾ മനസ്സിന് അല്ലെങ്കിൽ ശരീരത്തിന് അല്ലെങ്കിൽ കുടുംബത്തിന് അല്ലെങ്കിൽ സമൂഹത്തിന് അല്ലെങ്കിൽ രാഷ്ട്രത്തിന് ദൂഷ്യബലങ്ങൾ ഉളവാക്കുന്നതായ ആചാരങ്ങൾ ദുരാചാരങ്ങളാണ് ഈ അഞ്ചെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾക്കോ സദ്ബലങ്ങൾ ഉളവാക്കുന്നതായ ആചാരങ്ങൾ സദാചാരങ്ങളാണ് അപ്പോൾ മനസ്സിലാക്കാൻ എന്താ വിഷമം വളരെ എളുപ്പമാണല്ലേ അതുകൊണ്ട് ആചാരങ്ങളെ നല്ല രീതിയിൽ വിശകലനം ചെയ്തു വേണം ദുരാചാരങ്ങൾ വരാതെ നമ്മൾ ജീവിതത്തിൽ ഈ ആചാരങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് ഒരു കുട്ടി സ്കൂളിലേക്ക് വന്ന സമയത്ത് കയ്യിൽ ചരട് കെട്ടിക്കൊണ്ടാ വന്നേ ആ ചരട് കണ്ട് പലരും ചോദിച്ചു ഈ കുട്ടിക്ക് ഒരു ചരട് കെട്ടിയിട്ടുണ്ട് ആ കുട്ടി അന്ധവിശ്വാസിയാണ് ആ കുട്ടിയാണെങ്കിൽ വളരെ ചിരിച്ചുകൊണ്ട് അതിനൊന്നും മറുപടി പറയാതിരിക്കുകയായിരുന്നു ആ ക്ലാസ്സിൽ ഞാനുണ്ടായിരുന്നു ഒരു ക്ലാസ് എടുത്തതിന് ശേഷം ചോദ്യോത്തര വേളയിൽ അടുത്തുള്ള കുട്ടികൾ ചോദിച്ചു ഇയാളുടെ കയ്യിലുള്ള ചരട് അന്ധവിശ്വാസമല്ലേ അതിനകത്ത് എന്തെങ്കിലും സയൻസ് ഉണ്ടോ എന്ന് അപ്പോൾ ഞാൻ അവരോട് പറയേണ്ടായി പല കാര്യത്തിലും നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്നതിൽ സയൻസ് ഇല്ല ഞാൻ എൻ്റെ അമ്മയെ ബഹുമാനിക്കുന്നതിൽ വലിയ സയൻസൊന്നുമില്ല ഞാൻ എൻ്റെ അച്ഛനെ സ്നേഹിക്കുന്നതിലും വലിയ സയൻസ് ഒന്നുമില്ല അധ്യാപകരെ കാണുമ്പോൾ മുണ്ട ഉടുത്തിരിക്കുന്നെങ്കിൽ മടക്കിക്കുത്ത് അയച്ചിടുന്നതിൽ വലിയ സയൻസ് ഒന്നുമില്ല ഏകാദശി വ്രതം ഭക്തിയോടുകൂടി അനുശാസിക്കുമ്പോൾ കുറച്ച് സയൻസ് അതിനകത്തുള്ളൂ അപ്പോൾ കുറേ കാര്യങ്ങളിൽ വലിയ സയൻസ് ഒന്നുമില്ല പക്ഷെ ധാരാളം കാര്യങ്ങളിൽ സയൻസും ഉണ്ട് ആത്മീയതയുണ്ട് സാമൂഹികതയുമുണ്ട് ഇവിടെ കയ്യിൽ ചരട് കെട്ടിയിരിക്കുന്നത് വെറുതെ ആണെങ്കിൽ അതിന് വലിയ അർത്ഥമൊന്നുമില്ല പക്ഷെ നല്ല രീതിയിൽ പഠിക്കണം എന്നൊരാഗ്രഹം ഉണ്ട് പഠിച്ചത് മറന്നു പോകുന്നു അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് എന്തോ കണ്ട് ഭയപ്പെട്ടു ആ ഭയം പോകാൻ വേണ്ടി ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക് വേണ്ടി കുട്ടികളുടെ കയ്യിൽ ചരട് കെട്ടാറുണ്ട് ജപിച്ച് കിട്ടുക എന്നാ പറയുക ആ ജപിച്ച് കിട്ടുന്നതിൽ കിട്ടുന്ന ആൾക്കും സ്വീകരിക്കുന്ന ആൾക്കും താ നല്ല വിശ്വാസം ഉണ്ടെങ്കിൽ ഫെയ്ത്ത് ഉണ്ടെങ്കിൽ ആ ചരടിന് സൈക്കോളജിക്കൽ എഫക്റ്റ് ഉണ്ടാകും കാരണം ചെറിയ കുട്ടി അച്ഛൻ്റെ കൈപിടിച്ച് നടക്കുമ്പോൾ അച്ഛൻ എന്നെ പിടിച്ചുകൊള്ളും എന്നൊരു ഫെയ്ത്ത് അവിടെ ഉള്ളത് ഞാൻ അച്ഛൻ്റെ കൈപിടിച്ച് നടക്കുമ്പോൾ ഞാൻ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കണ്ട എന്നൊരു ഫെയ്ത്ത് ഉണ്ട് അവിടെ സൈക്കോളജിക്കൽ എഫക്റ്റ് ഉണ്ട് കയ്യിൽ ചരട് കെട്ടുന്ന സമയത്ത് ചരട് കെട്ടിയവൻ്റെ മനസ്സിനകത്തൊരു തോന്നലുണ്ടെന്ന് വിചാരിക്കാം എൻ്റെ കുറവ് ഈ ചരട് പരിഹരിക്കും എന്നൊരു തോന്നലുണ്ടെങ്കിൽ അത് അയാളുടെ മനസ്സിനെ സാധാരണമാവിധം സ്വാധീനിക്കും അങ്ങനെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ ആ ചരട് കെട്ടിയതിന് അർത്ഥമുണ്ട് അതിൽ സയൻസ് ഉണ്ടാവണമെന്നില്ല പക്ഷേ സൈക്കോളജി ഉണ്ട് ആ സൈക്കോളജി സയൻസ് ആണെങ്കിൽ അതിനകത്ത് സയൻസ് ഉണ്ട് പക്ഷേ ഇതിലൊന്നിലും വിശ്വാസമില്ലാത്ത ഒരാൾ വെറുതെ നിർബന്ധിച്ച് മറ്റുള്ളവർ കെട്ടിക്കുകയാണെങ്കിൽ അതിനകത്ത് സയൻസും ഇല്ല ഫെയ്ത്തും ഇല്ല സൈക്കോളജിയും ഇല്ല അത് അയാളെ കെട്ടി നടക്കുന്നതിൽ ഒരു അർത്ഥമില്ല അപ്പോൾ എവിടെയാണോ ഫെയ്ത്ത് ഉള്ളത് അവിടെ മനഃശാസ്ത്രത്തിൻ്റെ സ്വാധീനം എവിടെയാണോ മനഃശാസ്ത്രമുള്ളത് ഉള്ളത് അവിടെ സൈക്കോളജിക്കൽ സയൻസ് ഉണ്ടാവും അവിടെ യഥാർത്ഥത്തിൽ ആ പ്രയോജനപ്പെടുത്തലാണ് കയ്യിൽ ചരട് കെട്ടുന്നതിൻ്റെ ഉദ്ദേശം ഇതുപോലെ ഞാൻ നിങ്ങളോട് പറയുന്നു ഒരു ശാസ്ത്രമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളോട് പറയാം ഒഴിഞ്ഞു കളയുന്നതിൽ വിശ്വാസമുള്ളവർക്കാണെങ്കിൽ അതിനകത്ത് പ്രയോജനപ്രദമായ അറിവുണ്ട് അതേപോലെ അന്തർജപിക്കുമ്പോഴും അതിനകത്തുറച്ച ഭക്തിയും വിശ്വാസവും ഉണ്ടെങ്കിൽ അവിടെ ഫെയ്ത്ത് ഹീലിംഗ് ഉണ്ട് യുക്തി എന്ന വാക്കിൻ്റെ അർത്ഥം റാഷണൽ എന്നല്ല നമ്മൾ യുക്തിവാദി എന്ന് പറയാറില്ലേ അവരൊക്കെ ഇതിനെ എതിർക്കാറുണ്ട് യുക്തമായതെന്തോ അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നതാണ് യുക്തി എന്ന് പറയുന്നത് യുക്തമായത് അനുയോജ്യമായത് നമ്മൾ പറയില്ലേ യഥായുക്തം യുക്തം പോലെ സാമ്പാറിന് ഉപ്പിടുക എന്നാ പറയാം അവനവൻ എത്ര ആവശ്യമുണ്ടോ അതേപോലെ പെടുക താൻ അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവിടെ എന്താണോ തനിക്ക് യുക്തമായി തോന്നുന്നത് അതേപോലെ ചെയ്യാം appropriate and suitable adoptable and adaptable എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ മനുഷ്യരാശിക്ക് പ്രയോജനപ്പെടുന്നതിനെയാണ് യുക്തി എന്ന് പറയുക യുക്തി എന്നുള്ളതിന് സയൻസ് എന്ന് ഉണ്ടാവണം നിർബന്ധമില്ല ഉണ്ടാക്കാം അപ്പം അതുകൊണ്ട് കയ്യിൽ ചരട് കെട്ട എന്ന് പറഞ്ഞാൽ യുക്തിരാഹിത്യമല്ല സയൻറ്റിഫിക് ആവണമെങ്കിൽ അതിൽ ഫെയ്ത്ത് വേണം ഫെയ്ത്ത് ഉണ്ടെങ്കിൽ അത് സയൻറ്റിഫിക്കാ കാരണം സൈക്കോളജിക്കലാണ് അപ്പോൾ ഏത് മന്ത്രത്തിനും ഏത് പൂജയ്ക്കും ഏത് ആരാധനയ്ക്കും ഏത് ഭക്തിക്കും ഏത് വിശ്വാസത്തിനും ഏത് സങ്കല്പത്തിനും യുക്തിയുണ്ട് പ്രൊവൈഡഡ് അതിൽ ഫെയ്ത്ത് ഉണ്ടെങ്കിൽ ഫെയ്ത്ത് ഇല്ലെങ്കിൽ അതിൽ യുക്തിയില്ല അതിനകത്ത് യുക്തി ഉണ്ടായതുകൊണ്ട് സയൻസ് ഉണ്ടാവണമെന്നില്ല ആ സയൻസ് യഥാർത്ഥത്തിൽ സൈക്കോളജിക്കലി ഇമ്പാക്റ്റ് ചെയ്യുന്ന ലെവലിലേക്കാണ് ഇയാൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ സയൻസ് ഉണ്ട് പലപ്പോഴും പലരും പറയാറുണ്ട് സയൻസ് ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ജീവിതത്തിൽ അത് പകർത്തുന്നത് അത് ഞാനിപ്പോൾ വിവരിക്കാം അടുത്ത സന്ദേശത്തിൽ എന്നും ഓർമ്മിക്കുക സയൻസ് അവസാന വാക്കല്ല ഒരു സയൻസും ഒന്നിൻ്റെയും അവസാന വാക്കല്ല ഭക്തി മാറിക്കൊണ്ടിരിക്കണമെന്നില്ല മനഃശാസ്ത്രവും മാറിക്കൊണ്ടിരിക്കണമെന്നില്ല അതേപോലെ തന്നെ പുരാതന ഗ്രന്ഥങ്ങളിലെ വിവരണങ്ങളും മാറിക്കൊണ്ടിരിക്കണമെന്നില്ല ആചാരങ്ങൾ വിചാരങ്ങൾ വിശ്വാസങ്ങൾ സങ്കല്പങ്ങൾ നിരന്തരം മാറുന്നതല്ല പക്ഷേ സയൻസ് മാത്രമാണ് നിരന്തരം മാറുന്നത് സയൻസ് മാറിക്കൊണ്ടേയിരിക്കും സയൻസിന് മാറാതിരിക്കാൻ സാധ്യമല്ല science is not stagnant it is dynamic പണ്ടത്തെ ആറ്റമിക് സ്ട്രക്ചറിൻ്റെ വിവരണമല്ല ഇന്നത്തെ ആറ്റമിക് സ്ട്രക്ചറുടെ വിവരണം ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഇക്വേഷൻ പോലും തെറ്റാണെന്ന് ഇപ്പോൾ തെളിയിച്ചിരിക്കാം പണ്ടുപയോഗിച്ചിരിക്കുന്ന പല മരുന്നുകളും ഡെഡ്ലി ഹസാഡസ് ആണ് എന്നിപ്പോഴാണ് മനസ്സിലാക്കിയത് അതേപോലെ തന്നെ പണ്ടുള്ള മെഡിക്കൽ സിസ്റ്റം അല്ല ഇന്നത്തെ മെഡിക്കൽ സിസ്റ്റം പണ്ടുള്ള ഫിസിക്സിൻ്റെ റൂളൊന്നുമല്ല ഇപ്പോൾ ഉള്ളത് പലതും പണ്ടുള്ള കെമിക്കൽ മെത്തേഡുകളല്ല ഇപ്പോൾ പല കെമിക്കൽ മെത്തേഡുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുക അപ്പോൾ ദർശനങ്ങൾ മാറില്ല പുരാണ കഥകൾ മാറില്ല വേദ സന്ദേശങ്ങൾ മാറില്ല വേദാംഗ സന്ദേശങ്ങൾ മാറില്ല ആയുർവേദം മാറിയിട്ടില്ല സ്ഥാപത്യവേദം മാറിയിട്ടില്ല ഭാരതത്തിലെ അർത്ഥശാസ്ത്രം മാറിയിട്ടില്ല കാരണം അത് ശാശ്വത സത്യങ്ങളാണ് പക്ഷേ കെമിസ്ട്രി മാറിക്കൊണ്ടേയിരിക്കുന്നു ഫിസിക്സ് മാറിക്കൊണ്ടേയിരിക്കുന്നു ബയോളജിയും ഫിസിയോളജിയും ഫാർമസ്യൂട്ടിക്കൽ സയൻസുകളും എല്ലാം മാറിക്കൊണ്ടേയിരിക്കുന്നു അപ്പം മാറാത്തതായിട്ട് മോഡേൺ സയൻസിൽ ഒന്നുമില്ല അപ്പം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാകണം നമ്മൾ സ്വീകരിക്കാൻ പോകുന്ന ഒന്ന് എന്ന് പറയുന്നത് എന്താ അർത്ഥമുള്ളത് രണ്ടായിരത്തി എട്ടില് നമ്മൾ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് സ്വീകരിച്ചു രണ്ടായിരത്തി ഒൻപതിൽ അറിയുന്നത് ആ സയൻസ് മാറിയെന്ന് അപ്പോൾ ആ സ്വീകരിച്ചതോ അത് മാറ്റണ്ടേ അപ്പം ശരിക്ക് സയൻസ് അവസാനത്തെ വാക്ക് തരുന്ന ഒന്നല്ല സയന്റിഫിക് മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തി എന്നുള്ള ആധികാരികത ഉപയോഗിച്ച് ഞാൻ പറയാം സയൻസ് മാറിക്കൊണ്ടേയിരിക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം മാറ്റിക്കൊണ്ടേയിരിക്കണം ആചാരങ്ങൾ മാറിക്കൊണ്ടിരിക്കണമെന്ന് നിർബന്ധമില്ല വിശ്വാസങ്ങളും വിചാരങ്ങളും എല്ലാം ആൾമോസ്റ്റ് ഫൈനൽ ട്രൂത്തുകളെ പോലെയാണ് അതിടയ്ക്കിടയ്ക്ക് മാറ്റേണ്ട ആവശ്യമില്ല വിവരിക്കുന്നത് അവനവന് ഇഷ്ടം മാതിരിയാവാം അപ്പം അതുകൊണ്ട് സയൻറ്റിഫിക് ആയിട്ടുള്ളത് ജീവിതത്തിൽ പകർത്താവൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇന്നലെ കണ്ടുപിടിച്ചത് ഇന്ന് ശുദ്ധബദ്ധാണെന്നാണ് പറയുന്നത് പലപ്പോഴും ഇന്ന് കണ്ടുപിടിച്ചത് ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും ശുദ്ധബദ്ധങ്ങളാണെന്ന് പറയാറുണ്ട് അപ്പോൾ ഏതാ അനുശാസിക്കേണ്ടത് സയൻറ്റിഫിക് ടെമ്പർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ തോന്നിയമായി മാറിക്കൊണ്ടേയിരിക്കുന്നതിനെക്കുറിച്ചുള്ള ടെമ്പർ ഉണ്ടാവണമെന്നാണ് ഓർമ്മിക്കുക പലരും പലതിനും വേണ്ടി വാദിക്കുന്നത് അജ്ഞത കൊണ്ടാണ് സയൻസ് തെറ്റാണെന്നോ അപ്രായോഗികമാണെന്നോ അൺസ്യൂട്ടബിൾ ആണെന്നോ അല്ല പക്ഷെ അതെല്ലാം മാറ്റങ്ങൾക്ക് വിധേയമാണെന്ന് ഓർമ്മിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എന്നും ശാസ്ത്രമായതേ സ്വീകരിക്കുള്ളൂ സയൻസായതേ സ്വീകരിക്കുള്ളൂ എന്ന് പറയരുത് മാനവരാശിക്ക് നന്മ വരുത്തുന്ന ഏതും സ്വീകരിക്കും എന്ന വീക്ഷണമാണ് നമുക്കുണ്ടാവേണ്ടത് നമ്മൾ പലരെയും വിഷ് ചെയ്യാറുണ്ട് രാവിലെ പോകുന്ന സമയത്ത് ഓഫീസിൽ സെക്യൂരിറ്റി നിൽക്കുന്ന ആൾ പ്യൂണിനെ ക്ലർക്കിനെ സബോർഡിനേറ്റ്സിനെ ശരിക്കും ഇങ്ങനെ ഒരു വിഷിങ് എന്ന് പറയുന്നത് അംഗീകരിക്കലാണ് അയാളുടെ മനസ്സിനകത്തുള്ള ആക്ച്വലൈസേഷനാണ് വളരെയധികം മുഖം വീർപ്പിച്ചുകൊണ്ട് അയാൾ പോയെന്ന് വിചാരിക്കുക മാനേജർ എന്താ സംഭവിക്കുക എന്തോ മാനേജർക്ക് കുഴപ്പമുണ്ടെന്ന് നമ്മൾ വിചാരിക്കും അങ്ങനെ വിചാരിക്കാനുണ്ടായ കാരണം എന്താ വിചാരിക്കാനുണ്ടായ കാരണമാണ് അയാൾ മുഖത്ത് തെളിഞ്ഞ ഭാവത്തിൽ ഒന്ന് അനുമോദിക്കോ അംഗീകരിക്കോ വിഷയോ ചെയ്തില്ല വലിയ ചിലവുള്ള അല്ലാതെ കാണുന്ന വ്യക്തിയെ ഒന്ന് വിഷ് ചെയ്യാനും ഒന്ന് സല്യൂട്ട് ചെയ്യാനും അല്ലെങ്കിൽ അയാളുടെ സാന്നിധ്യത്തിനെ അംഗീകരിക്കാനും ഒന്ന് ചിരിച്ചുകൊണ്ട് സുഖം തന്നെയല്ലേ എന്ന് ചോദിക്കാനും നമുക്ക് സാധിച്ചാൽ വലിയ വലിയ ഫോർമൽ റിലേഷനിലൂടെ നമ്മൾ ഓഫീസിനകത്തും വീട്ടിനകത്തും അനക്കോട്ടകൾ പോലെ ബന്ധങ്ങൾ കെട്ടി ഉയരത്തിലേക്ക് പോകുന്നതിനേക്കാൾ ഭേദം ചെറിയ ഇൻഫോർമലായിട്ടുള്ള ഇതേപോലെയുള്ള കാര്യങ്ങളാണ് ഇത് നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ വലിയ വലിയ കാര്യങ്ങൾ നേടാൻ സാധിക്കും ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ വലിയ വലിയ കാര്യങ്ങൾ നേടാൻ ഈ ഒരു വിഷിങ് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കണം ഇതേപോലെയാണ് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ പലപ്പോഴും പലരുടെയും ദുഃഖം കേൾക്കാൻ ഞാൻ ഇരിക്കാറില്ല എന്നിട്ടും ഞാൻ നിങ്ങളെ ഉപദേശിക്കുകയാണ് എന്ന് എൻ്റെ മനസാക്ഷി എന്നോട് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ ദുഃഖം കേൾക്കാൻ ഇരിക്കാത്തതെന്നറിയോ രാവിലെ അഞ്ചര മുതൽക്ക് രാത്രി പതിനൊന്നര വരെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ വർക്കുണ്ട് എഴുതാനും പ്രൂഫ് റീഡ് ചെയ്യാനും വേണ്ടിയിട്ട് വേണ്ടിയിട്ടെല്ലാം ചെയ്യാനും ഒക്കെ ഉണ്ട് വർക്കാണ് അതെല്ലാം കഴിയുമ്പോഴെല്ലാം പലപ്പോഴും പലരും അവരുടെ സില്ലി ആയിട്ടുള്ള ദുഃഖങ്ങൾ എന്നെ അറിയിക്കാറുണ്ട് അവർക്ക് ആ ദുഃഖം വലുതായിരിക്കും പക്ഷെ നിരന്തരം എന്നോട് വിളിച്ച് വളരെ വലിയ ദുഃഖങ്ങൾ പറയുന്നവരുണ്ട് വളരെ അഗാധമായ ദുഃഖം പറയുന്നവരുണ്ട് അവരെ ആശ്വസിപ്പിക്കാറുണ്ട് പക്ഷെ അവരെ ആശ്വസിപ്പിക്കുന്ന വേളയിലും ഒന്ന് കണ്ടിട്ടുണ്ട് അവർക്ക് സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ അവരോട് പറയാറുണ്ട് ഒരാഴ്ച കഴിഞ്ഞ് എന്നെ വിളിക്കണം പിന്നെ അവർ ജീവിതത്തിൽ വിളിക്കാറേ ഇല്ല വിളിക്കണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല പക്ഷേ ഞാൻ അവർക്ക് വേണ്ടി ചിലവഴിച്ച സമയമോ അല്ലെങ്കിൽ ഞാൻ അവർക്ക് കൊടുത്ത ഉപദേശമോ പ്രയോജനപ്പെട്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് വിളിക്കണമെന്ന് പറയാറുള്ളത് പക്ഷേ അവരെ വിളിക്കാറില്ല എന്നാലും ആശ്വസിപ്പിക്കാൻ അനുമോദിക്കാൻ അനുഗ്രഹിക്കാൻ അഭിനന്ദിക്കാൻ നമുക്ക് വലിയ ചിലവൊന്നുമില്ല ഒരല്പം സമയമുണ്ടെങ്കിൽ സമയമുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അല്പം സമയമുണ്ടെങ്കിൽ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുകയും അനുമോദിക്കുകയും അഭിനന്ദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്താൽ അത് വലിയ വലിയ മാറ്റത്തിന് കാരണവും സമൂഹത്തിലെ ഒത്തിരി ബന്ധം സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് നമ്മൾ ശ്രമിക്കേണ്ടത് നന്മ നിറഞ്ഞ രീതിയിൽ മറ്റുള്ളവർക്ക് ആശ്വാസവും അനുഗ്രഹവും കൊടുക്കാനാണ് ഒരുപക്ഷെ നിങ്ങൾ ടച്ച് തെറാപ്പി എന്ന് കേട്ടുകയാണ് അത് കൈകൊണ്ട് സ്പർശിക്കുക അനുഗ്രഹിക്കുക തലോടുക ഒരു തലോടൽ ആയിരം വാക്കുകൾക്ക് തുല്യമാണ് അതിന് മോഡേൺ സയൻസ് ഒരു പുതിയ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ടച്ച് തെറാപ്പി എന്നാണ് തെറപ്പി ടച്ച് തെറപ്പി സ്പർശനം നമ്മുടെ കൈ മറ്റുള്ളവരുടെ ശരീരത്തിൽ എവിടെയെല്ലാം സ്പർശിക്കുന്നുണ്ടോ അവിടെ എല്ലാം ക്യുറേറ്റീവ് കെമിക്കൽസ് ഹോർമോണുകൾ ഉണ്ടാവുന്നത്രേ ഇൻഡോർഫിനും ഷെറാട്ടോണിനും തുടങ്ങിയ ഹോർമോൺസ് ഉണ്ടാവും അത് അസാധാരണമാംവിധം നമുക്ക് ആശ്വാസജനകമായിട്ടുള്ളതാണ് അതുകൊണ്ട് അനുഗ്രഹിക്കുന്നത് പോലെ തന്നെയാണ് തലോടുക മക്കളെ അമ്മ തലോടുമ്പോഴും അതേപോലെ തന്നെ അച്ഛൻ തലോടുമ്പോഴും വേദനിക്കുന്നവരുടെ ശരീരത്തിലൂടെ കയ്യ കൊണ്ടുപോകുമ്പോഴും ഒന്ന് വലത്തെ കൈ ഉപയോഗിച്ച് ശാന്തമായിട്ട് ഒന്ന് ടച്ച് ചെയ്യുമ്പോഴും എല്ലാം ആ സ്പർശനം ഏൽക്കുന്ന വ്യക്തികൾക്ക് അനുഭവം യോഗ്യമാകുന്ന സുഖമുണ്ട് സന്തോഷം ആശ്വാസം ഇത് നമുക്ക് കൊടുക്കാൻ സാധിക്കുമ്പോൾ വലിയ വലിയൊരു അനുഭൂതിയാണ് അവർക്ക് നമുക്കുണ്ടാവുക അങ്ങനൊരു അനുഭൂതി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പലപ്പോഴും സുഖം എന്താണെന്ന് അറിയാതെ നമ്മൾ സുഖം അനുഭവിച്ചു എന്ന് പറയാറുണ്ട് ധാരാളം വ്യക്തികൾ പറയാറുണ്ട് ഞാൻ സുഖമായിട്ട് ഉറങ്ങിയെന്ന് സുഖമായിട്ട് കിടന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ല പക്ഷെ സുഖമായിട്ട് ഉറങ്ങി എന്ന് പറയുന്നത് തെറ്റല്ലേ കാരണം ഉറങ്ങിയ സമയത്ത് എവിടെ സുഖം എവിടെ ദുഃഖം എവിടെ വേദന എവിടെ സംഘർഷം ഒന്നുമില്ലല്ലോ ഉറങ്ങുന്ന സമയത്ത് മനസ്സ് എവിടെയോ അല്ലേ ആ മനസ്സ് ഈ വികാര വിചാരങ്ങളിൽ നിന്നെല്ലാം മാറിയിട്ടല്ലേ നിൽക്കുന്നേ അപ്പോൾ പിന്നെ എവിടെയാണ് സുഖമുള്ളത് എങ്കിലും നമ്മൾ പറയാറുണ്ടല്ലേ സുഖമായിട്ട് ഉറങ്ങിയെന്ന് ഇപ്പോൾ ചില പദപ്രയോഗങ്ങളൊക്കെ തെറ്റാണ് ഒരു പക്ഷേ സുഖമായിട്ട് ഉറങ്ങിയതിന് ശേഷം സുഖമായിട്ട് എഴുന്നേറ്റു എന്ന് പറയുന്നതും ശരിയാണ് പക്ഷെ ആ സുഖമായിട്ട് എഴുന്നേൽക്കുമ്പോഴാണ് ഉറക്കത്തിൻ്റെ സുഖം നമുക്ക് കിട്ടിയത് ക്ഷീണം പോയി വേദന പോയി തളർച്ച പോയി ശരീരം എനർജറ്റിക്കായി അപ്പോൾ ഉണർന്ന അവസ്ഥയിലാണ് സുഖത്തിൻ്റെ അനുഭൂതി ഉണ്ടായത് ഉറങ്ങിയ അവസ്ഥയിലല്ല സുഖത്തിൻ്റെ അനുഭൂതി ഉണ്ടായത് അതുകൊണ്ട് പലപ്പോഴും അനുഭൂതി എപ്പോഴാണ് ഉണ്ടാവുന്നത് അതനുസരിച്ചാണ് നമ്മൾ വാക്കുകൾ പ്രയോഗിക്കാറുള്ളത് പ്രയോഗിക്കേണ്ടത് അയാളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഒരാത്മവിശ്വാസം വിവരണാതീതമാണ് എപ്പോഴാത്മവിശ്വാസം ആത്മവിശ്വാസം കിട്ടിയത് അയാളുമായിട്ട് സംസാരിച്ചപ്പോഴും അതിനുശേഷം അയാൾ പറഞ്ഞതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോഴും ആ വ്യക്തിയുടെ മുമ്പിൽ ചെന്ന് തൊഴുകയ്യോടെ നിന്നപ്പോൾ അയാൾ വലത്തെ കൈ ഉയർത്തി എന്നെ അനുഗ്രഹിച്ചു അപ്പം എനിക്ക് കിട്ടിയൊരു സന്തോഷം എനിക്ക് വിവരിക്കാൻ പറ്റണില്ല മറ്റൊരു അനുഭൂതിയായിരുന്നു അതാണ് യഥാർത്ഥത്തിൽ സുഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കാതൽ ഓരോ കർമ്മം ചെയ്യുമ്പോഴും അതിനകത്ത് സുഖവും സന്തോഷവും കണ്ടെത്താൻ പറ്റുമോ എന്ന് നോക്കുക അതിനകത്ത് സുഖവും സന്തോഷവും കണ്ടെത്തുകയാണെങ്കിൽ മറ്റ് ഒരു ചിലവും ഇല്ലാതെ സുഖവും സന്തോഷവും കണ്ടെത്താൻ നമുക്ക് സാധിക്കും നമ്മൾ പലപ്പോഴും സുഖവും സന്തോഷവും ആശ്വാസവും കണ്ടെത്താനാണ് മദ്യപിക്കുക സിഗരറ്റ് വലിക്കുക പുകയില തിന്നുക സുഖവും സന്തോഷവും കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ദുഃഖത്തെ സ്വീകരിക്കുന്നത് പക്ഷേ ദുഃഖമില്ലാത്ത സുഖം ലഭ്യമാകുന്ന സ്ഥലങ്ങളുണ്ട് അവസരങ്ങളുണ്ട് അവിടെ എല്ലാം നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കണം അപ്പം ഞാൻ നിങ്ങളോട് പറയാം ദുഃഖവും സുഖവും ഉണ്ടാക്കുന്ന അവസരങ്ങൾ ഏതൊക്കെയാണെന്ന് നേരത്തെ തന്നെ ഒന്ന് ചിന്തിച്ചു വയ്ക്കുക എന്നിട്ട് അതിൻ്റെ ആപ്ലിക്കേഷൻ ജീവിതത്തിൽ നടത്തുക അപ്പോൾ ശരിക്ക് വളരെയധികം സുഖമുണ്ടാവും വളരെയധികം സന്തോഷമുണ്ടാവും ചിലരുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് സുഖം തോന്നാറുണ്ട് ചില ഭക്ഷണം കഴിക്കുമ്പോൾ സന്തോഷം സുഖം തോന്നാറുണ്ട് ചില സ്ഥലത്തേക്ക് പോകുമ്പോൾ സുഖവും സന്തോഷവും തോന്നാറുണ്ട് അവയെല്ലാം നമുക്ക് വളരെയേറെ പ്രയോജനപ്രദമാകുന്ന ഒരവസ്ഥയാണ് അതുകൊണ്ട് സുഖവും സന്തോഷവും എല്ലാം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കണം അവസരങ്ങളും സന്ദർഭങ്ങളും ഉണ്ടാക്കാൻ സാധിക്കണം അപ്പം മറ്റു തരത്തിൽ ദുഃഖമുണ്ടാക്കുന്ന സുഖങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും എനിക്കൊരു തെറ്റ് പറ്റി ഇനി എന്താ ചെയ്യാം ദുഃഖിച്ചുകൊണ്ടിരിക്കാൻ നേരമില്ല ഒരു വഴിയേ ഉള്ളൂ തെറ്റു പറ്റി എന്നുള്ളത് അംഗീകരിക്കുക ആ തെറ്റു പറ്റിയപ്പോൾ ആർക്കൊക്കെയാണോ നെഗറ്റീവ് ഉണ്ടായത് അവരെയൊക്കെ ഒന്ന് ആശ്വസിപ്പിക്കാം അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് തെറ്റുപറ്റിയത് പരിണത ഫലങ്ങളൊന്നുമില്ലാത്തൊരു ലെവലിലാണെങ്കിൽ സാരമില്ല മറന്നേക്ക പക്ഷെ എൻ്റെ തെറ്റ് കാരണം ഒത്തിരി പേർക്ക് ദുഃഖം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം എന്താ അതിനുള്ള പരിഹാരമാണ് യഥാർത്ഥത്തിൽ ആ തെറ്റു പറ്റിയതിൻ്റെ പരിണത ഫലം അനുഭവിച്ച വ്യക്തിയുടെ അടുത്ത് എന്നിട്ട് മാപ്പ് പറയുക അത് തുറന്ന മനസ്സിലൂടെ മാപ്പ് പറയുക ഹിഡൺ അജണ്ട ഒന്നുമില്ലാതെ മാപ്പ് പറയുക അങ്ങനെ മാപ്പ് പറയുമ്പോഴാണ് നമ്മൾ ഉയരുന്നതും വളരുന്നതും ആ വ്യക്തിയുടെ മനസ്സിൽ നമ്മളെക്കുറിച്ചുള്ള നെഗറ്റീവുകൾ പോകുന്നതും പോസിറ്റീവ് ഉണ്ടാവുന്നതും അത് വലിയൊരു മാനുഷികമായ കപ്പാസിറ്റിയാണ് മറ്റൊരു മൃഗങ്ങൾക്കും അതില്ല ചിലപ്പോൾ ആനയ്ക്കുണ്ടെന്ന് തോന്നുന്നു അറിയാതെ ആന കാലെടുത്ത് വെച്ച് ആന പാപ്പാൻ മരിച്ചാൽ ആ പാപ്പാൻ്റെ മരണം കൊണ്ടുണ്ടാകുന്ന ദുഃഖം ആന സഹിക്കില്ല അത്രയും ആ പാപ്പാൻ്റെ ഡെഡ് ബോഡി പോലും എടുക്കാൻ ചിലപ്പോൾ ആന അനുവദിക്കില്ല ഇപ്പം തെറ്റുപറ്റുമ്പോൾ പ്രായശ്ചിത്തം എന്ന രീതിയിൽ ദുഃഖിക്കാറുണ്ട് ആനകൾ ഇനി ഏതെങ്കിലും ജന്തു അതേപോലെ ദുഃഖിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഏതായാലും മനുഷ്യന് ദുഃഖം തോന്നുമ്പോൾ പ്രായശ്ചിത്തത്തിന് വഴിയുണ്ട് അത് ആ തെറ്റ് ആ തിന്മ ചെയ്തപ്പോൾ അതിൻ്റെ പരിണത ഫലം അനുഭവിച്ചവരെ കണ്ട് അവരോട് നമുക്ക് മാപ്പ് പറയാൻ സാധിക്കണം അപ്പോഴാണ് നമ്മളുടെ തെറ്റിൻ്റെ കുറവ് നമുക്ക് ഇല്ലാതെയാക്കാൻ സാധിക്കുക